യേന സത്പുംസ നിത്യസത്യായ വൈഹുതം രക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമ നിത്യസത്യത്തിന് വേണ്ടി സ്വന്തം ജീവിതങ്ങളെ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ ധർമ്മരക്ഷണത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാം എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം എൻ്റെ വിഷയം വളരെ ചെറുതാണ് അതേ അവസരത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത അത്ര ആഴവും പരപ്പും ഉള്ളതുമാണ് ഗോകുരം സാഗരം രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് യോഗവാസിഷ്ടത്തിൽ ഗോകുരം എന്ന് പറഞ്ഞ ഒരു പശു ചവിട്ടി പോകുന്ന സമയത്ത് ആ കുളമ്പ് കുറച്ച് താഴോട്ട് പോയി അതിലെത്ര വെള്ളമുണ്ടോ അതാണ് ഗോകുരം കുളമ്പടിയിലുള്ള അത്ര വെള്ളം സാഗരം എന്ന് പറഞ്ഞാലോ നീന്തി കിടക്കാൻ വയ്യാത്ത അത്ര വെള്ളം അത് ഏതൊരു വിഷയത്തെയും ഗോകുരോപമായിട്ടും ആവാം സാഗരോപമം ആയിട്ടും പ്രതിപാദിക്കാം സമയത്തിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പരിമിതികൾ അറിവിൻ്റെ പരിമിതികൾ വളരെയധികം പരിമിതിപ്പെടുത്തുകയും ചെയ്യും അനുഭവം വളരെ ചുരുക്കവും താത്വിക വിജ്ഞാനം വളരെയധികമായാലും വിഷമാണ് അല്പെങ്കിലും അനുഭവം ഉണ്ടാവുകയും ചെയ്യുക അതിനെ സംബന്ധിക്കുന്ന കുറച്ച് ശാസ്ത്രം കൂടിയായാൽ കുറച്ചും കൂടി സ്വാദ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എങ്ങനെയാണ് ഒന്നും അറിഞ്ഞുകൂടാ വിഷയത്തിലേക്ക് അങ്ങ് പ്രവേശിക്കാം മനസ്സ് മനസ്സിനെക്കുറിച്ച് ലോകത്ത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിനെക്കുറിച്ചാണ് സകലരും ചിന്തിച്ചിട്ടുള്ളത് എഴുതിയിട്ടുണ്ടോ പുസ്തകങ്ങളെന്ന് ചോദിച്ചാൽ മനസ്സിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട ഒരു വലിയ ഗ്രന്ഥം ഉണ്ട് ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ അതിൻ്റെ പേര് യോഗവാസിഷ്ഠ എന്നാണ് യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മുപ്പത്തിനാലായിരം ശ്ലോകം എന്ന് ചില പുസ്തകത്തിൽ കാണാം ചിലവർ പറയും മുപ്പത്താറായിരം ശ്ലോകം ഉണ്ട് ഏതായാലും മുപ്പത്തിനാലായിരം എന്ന് നമ്മുടെ ഗുരുക്കന്മാർ എഴുതി കണ്ടുകൊണ്ട് മുപ്പത്തിനാലായിരം ശ്ലോകം എന്ന് വിചാരിക്കാം എത്രയായാലും നമ്മളെ പരിധിക്ക് അപ്പുറമുള്ളതാണ് മുപ്പത്തിനാലായിരം ശ്ലോകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് അതിൽ മനസ്സിനെക്കുറിച്ച് അധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയെക്കുറിച്ച് മാത്രമാണ് പ്രതിപാദിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണ് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാവുന്ന സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഗ്രോസായിട്ട് നമ്മളെ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മനസ്സിൻ്റെ ഭാവങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഏറെ കുറച്ച് അതിൻ്റെ അപ്പുറത്തെക്കുറിച്ച് നമുക്ക് അധികം ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടുകയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് യോഗവാസിഷ്ടം പറഞ്ഞിരിക്കുന്നത് മനസ്സിൻ്റെ അരവിന്ദ മഹർഷി യോഗവാസിഷ്ഠത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് the greatest human intellectual exposition ever I have experience under the ആണ് സൂര്യന് താഴെ മനുഷ്യബുദ്ധിയിൽ തെളിഞ്ഞ ഏറ്റവും വലിയ അത്ഭുതം എന്ന് അദ്ദേഹം പറയണം കെ സി പറഞ്ഞെന്താണ് ഒറ്റ കൊണ്ട് അജ്ഞാന കൊടുങ്കാറ്റ് മുഴുവൻ നശിപ്പിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് യോഗവാസിഷ്ഠാണെന്ന് പറയുന്നു രമണ മഹർഷി പറയും ജ്ഞാനത്തിന് ഒരു പുസ്തകം സഹായിക്കുമെങ്കിൽ അത് യോഗവാസിഷ്ഠാണെന്ന് പറയും അങ്ങനെ ഒരുപാട് യോഗവാസിഷ്ടത്തെക്കുറിച്ച് എത്രയോ ആൾക്കാർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് യോഗവാസിഷ്ടം നമുക്ക് മൂലം ഇപ്പോൾ കിട്ടും പക്ഷേ മലയാളത്തിലുള്ളത് കാശ്മീരി പണ്ഡിതൻ അതിലെ ആറായിരം ശ്ലോകങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ഒരു സമ്മറി അതിൻ്റെ ഒരു ചുരുക്കം രത്ന ചുരുക്കം ആക്കി വെച്ചിരിക്കുന്ന ലഘു യോഗവാസിഷ്ടമാണ് അതാണിപ്പോൾ നമുക്കിവിടെ പരസ്യമായിട്ട് കിട്ടുന്നത് ലഘു യോഗവാസിഷ്ടം ആക്കിയിട്ടുള്ള കുറേ ഗ്രന്ഥങ്ങളുണ്ട് വരവൂർ ഷാമുവനൻ്റെ കിളിപ്പാട്ട് നീലകണ്ഠ അദ്ദേഹം എഴുതിയിട്ടുള്ളതായ ജ്ഞാനവാസിഷ്ഠ എന്നുള്ള പേരിൽ കെ വി എമ്മിൻ്റെ വാസിഷ്ഠ രാമായണം എന്നുള്ള പുസ്തകം അടുത്ത കാലത്ത് നമ്മുടെ ബാലകൃഷ്ണ ജി ബാലകൃഷ്ണൻ സാർ എഴുതിയിട്ടുള്ള പ്രൊഫസർ ബാലകൃഷ്ണൻ സാർ എഴുതിയിട്ടുള്ള വാസിഷ്ഠ സുധ ജ്ഞാനാനന്ദ സരസ്വതി എഴുതിയിട്ടുള്ള ലഘ്യ ഉപവസിഷ്ടം മുതലായതൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പദ്യത്തിലുണ്ട് ഗദ്യത്തിലുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒഴിഞ്ഞ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയിരുന്ന് ഒരു കോളേജിൽ ചെന്ന് പഠിക്കുന്നേക്കാളും ഒരു മലമ്പ്രദേശത്ത് പോയൊരു ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ട് ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഈ ഒരു പുസ്തകം ആറായിരം ശ്ലോകത്തിൻ്റെ സമ്മറിയാണ് ചെറിയ ബുക്കാണ് ആറ് ഭാഗങ്ങളായിട്ടാണ് അതിൽ പറയപ്പെട്ടിരിക്കുന്നത് വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളുകള്ളി ഏകദേശം ഒന്ന് വ്യക്തതാവുന്ന പറയാം അത്രയും മഹത്തരാണ് അപ്പോൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വ്യത്യാസം എന്താണ് നമ്മളൊരു ഹിന്ദു അല്ലാതെയായി മാറും ഒരു മുസ്ലിം അല്ലാതെയായി മാറും ഒരു ക്രിസ്ത്യാനി അല്ലാതെയായി മാറും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതെയായി മാറും ഒരു യുക്തിവാദി അല്ലാതെയായി മാറും ഒരു നിരീശ്വരവാദി അല്ലാതെയായി മാറും പിന്നെ നമ്മൾ എന്തായി മാറും ഒന്നുമല്ല നമ്മൾ വാസ്തവത്തിൽ എന്താണെന്നുള്ളത് വ്യക്തമാവും അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉറക്കം ഹിന്ദു ഉറക്കം ക്രിസ്ത്യൻ ഉറക്കം എന്നൊക്കെ നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരി വരും കാരണം അത്രയും അയുക്തമായിട്ടുള്ളൊരു പ്രതിപാദനം വേറെ ഉണ്ടാവാനായിട്ട് വയ്യ ഇതുപോലെയാണ് ഞാൻ ഹിന്ദുവാണ് അയാൾ മുസ്ലിമാണ് ഇയാൾ ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ ഏയ് അയാൾ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ ബൈബിള് അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുമതം അനുസരിച്ച് ജീവിക്കുന്ന ആൾ ഇയാൾ മറ്റേ ഖുറാൻ അനുസരിച്ച് ജീവിക്കുന്നത് അപ്പോൾ അവർ വ്യത്യാസമില്ലേ എന്ന് വെച്ചാൽ ഖുറാനെന്ന് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ എന്താ മനസ്സിനെക്കുറിച്ച് മാത്രമേ ഖുറാനിൽ പറഞ്ഞിരിക്കും ബൈബിളിൽ മനസ്സിനെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നു ഗീതി ഉപനിഷത്തൊക്കെ മനസ്സിനെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്നു മനസ്സില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തു ജാതിയ എന്തു മത ഒന്നുമല്ല കാലില്ല ദേശമില്ല അഹന്തയില്ല മമതയില്ല എപ്പോൾ ഉറക്കത്തിൽ അപ്പോൾ ക്രിസ്ത്യാനി ഉറങ്ങിയാലും ഹിന്ദു ഉറങ്ങിയാലും ഒരു നായ ഉറങ്ങിയാലും മഹാരാജാവ് ഉറങ്ങിയാലും ഒരു സെയിൻ്റ് ഉറങ്ങിയൊക്കെ ഒരേ മാതിരി തന്നെ അപ്പോൾ എവിടെ വ്യത്യാസം അപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞൊരു വസ്തുത മാത്രമേ ഉള്ളൂ ഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരതം എന്ന് പറഞ്ഞാൽ ഭാസിങ്കൽ രതിയുള്ളവരുടെ സ്ഥലം എവിടെയാണോ ജ്ഞാനതൽപരരായിട്ടുള്ളവർ ഇരിക്കുന്ന ആ സ്ഥലത്തിന് ഭാരതം എന്ന് പറയും ജ്ഞാനതൽപര താല്പര്യമുള്ള ആളുകളെ ഭാരതീയൻ എന്ന് പറയും അപ്പോൾ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരാൾ ഇത്രയേ ഉള്ളൂ അർത്ഥം അതിൻ്റെ അപ്പുറം നമ്മൾ അതിനൊരു അർത്ഥം കൽപ്പിച്ച് അകം ചൂടാക്കേണ്ട ഒരാവശ്യമില്ല അതുപോലെ അപ്പുറം ഒരു അർത്ഥം അർത്ഥം കൽപ്പിച്ച ഒരു ഇസ്ലാമും ചൂടാവേണ്ട ആവശ്യമില്ല ക്രിസ്ത്യാനിയും ചൂടാവേണ്ട ആവശ്യമില്ല അപ്പോൾ അകം തണുത്ത് കുളിർമയോടുകൂടി തെളിഞ്ഞ ഒരു അവസ്ഥയിൽ പ്രപഞ്ചത്തെ നോക്കി കാണാനുള്ള ഒരു ട്രെയിനിങ് ആണ് മതങ്ങളെല്ലാം തന്നെ മനുഷ്യരാശിയുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് അത് അതേ രീതിയിൽ ഗുരുക്കന്മാർ പറഞ്ഞതുപോലെ കാരണവന്മാർ അനുസരിച്ച ആളുകൾ അതിൽ വിജയിച്ചതായ കാരണവന്മാർ പറയുന്നത് പോലെ നടക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമാവും അല്ലെങ്കിലോ ഗുരുകാരണന്മാരെ ധിക്കരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കാലക്രമേണ നമ്മുടെ ഫ്യൂസ് മഹാത്മാക്കൾ തന്നെ ഊരും മകന് പൈസ ഇങ്ങനെ കൊടുത്തു മകൻ അത് ദുർവിനിയം ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ പൈസ കൊടുക്കൽ നിർത്തും ഇതുപോലെ നമ്മൾ സമൂഹത്തിലോ സ്വന്തം വ്യക്തി ജീവിതത്തിലോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്കും ആരാനും ഗുണകരമായ വിധത്തിലാണെങ്കിൽ മാത്രം ഗുരുകാരണന്മാരുടെ കരണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതെപ്പോഴെങ്കിലും നമ്മളടുത്ത് പിഴവ് പറ്റിയെന്ന് കണ്ടാൽ അവർ ഫ്യൂസിൽ ദൂരും പിന്നെ അവിടുത്തെ കരണ്ട് വരില്ല നമ്മുടെ സ്വന്തം ജാമ്യത്തിൽ വേണ്ടി വരും നിലനിൽപ്പ് അത് കാലക്രമേണ കാലത്തിന് നശിപ്പിക്കാൻ യാതൊരു പ്രയാസവുമില്ല നമ്മൾ സ്വന്തം നിലയ്ക്ക് നിലനിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കാലത്താലേ തുരുമ്പ് പിടിച്ചു വിവേകാനന്ദ സ്വാമികൾ വിദേശയാത്ര കഴിഞ്ഞ് കൊളംബോയിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണത്തിൽ മറുപടി പ്രസംഗത്തിൽ എന്താ പറഞ്ഞത് റോമാ സാമ്രാജ്യം എത്ര കേമായിരുന്നു എവിടെ the Capitolian hill is only a heap of rue എന്ന് പറയുന്നത് അദ്ദേഹം ക്യാപിറ്റോളിയൻ ഹില്ലൊക്കെ വെറും പുറ്റുമണ്ണാണ് what about the Caesars the spiders weave their webs webs where the Caesars ruled രത്നസിംഹാസനത്തിന് രാജ്യം ഭരിച്ചിരുന്ന സീസന്മാരുടെ സ്ഥലത്ത് ഇപ്പോൾ ചെലന്തി വലകളാണ് അപ്പം എന്തേ സംഭവിച്ചത് സാറി ചക്രവർത്തിമാർക്ക് എന്തു പറ്റി മഞ്ചൂറിയൻ ചക്രവർത്തിമാർക്ക് ബ്രിട്ടീഷ് എംപയർ മുഗൾ എംപയർ ഇവർക്കൊക്കെ എന്തേ പറ്റിയത് ആരെങ്കിലും അവരെ നശിപ്പിച്ചതാണോ അല്ല കാലം കാലത്തിന് നശിപ്പിക്കാൻ കഴിയാത്തതായി ലോകത്തൊന്നുമില്ല കാലം ഈ പ്രപഞ്ചത്തിലെ വൈഭവങ്ങളെ കൊണ്ട് പല കളിയും കളിക്കും പലതരം പരിണാമത്തിലൂടെ ഇതിനെ കൊണ്ട് കളിപ്പിക്കും അതിനെ എതിർത്ത് നിൽക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല one coin one language one law and one world ഇതായിരുന്നു നെപ്പോളിയൻ പാർട്ടിൻ്റെ സ്വപ്നം അദ്ദേഹത്തിന് അത് കഴിയുമായിരുന്നു അതിന് മാത്രം കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏത് ആർമിയെ ഏതാനും മണിക്കൂർ കൊണ്ട് നിഷ്പ്രഭാക്കാൻ അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല അങ്ങനെ വാട്ടർലോ യുദ്ധം വന്നു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പട്ടാളക്കാർ എതിർവശത്ത് അഞ്ച് ആർമികളാണ് ഈ ഭാഗത്ത് അറുപത്തയ്യായിരം മാത്രം ഇയാളുടെ ഭാഗത്ത് പക്ഷേ അത് ധാരാളം മതി മുഴുവൻ വേണ്ട അദ്ദേഹം രണ്ട് ഭാഗത്തായി പട്ടാളക്കാരെ നിർത്തി ഒരു ഭാഗത്ത് മുപ്പത്തയ്യായിരം മറ്റേ ഭാഗത്ത് മുപ്പതിനായിരം ഒരു കുന്നിൻ്റെ അപ്പുറം അപ്പോൾ യുദ്ധത്തിന് പോണ സമയത്ത് ഞങ്ങൾ വിവരം തരാം ആ സമയത്ത് വന്നാൽ മതി എന്നാണ് ഓർഡർ കൽപ്പന അങ്ങനെ അദ്ദേഹം ബൈനാക്കുലേഴ്സിൽ നോക്കി പിറ്റേ ദിവസം രാവിലെ നേരം വിളിച്ചാവുന്നതിൻ്റെ യുദ്ധത്തിന് പോകേണ്ട കാര്യങ്ങളൊക്കെ അനുയായികൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ രാവിലെ പുറപ്പെട്ട് ഇതിലേർപ്പെട്ട് നേരം വിളിച്ചാവുന്നതിന് മുമ്പ് അവരെ മുഴുവൻ നശിപ്പിച്ച് പ്രഷ്യൻ ആർമി പിന്നെ വരാനിരിക്കുന്നുള്ളൂ എന്നാ വിവരം കേട്ട് അങ്ങോട്ട് മാർച്ച് ചെയ്ത് അവരെയും കൂടി നശിപ്പിച്ച് പതിനൊന്ന് മണിക്ക് മുമ്പ് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ശേഷം പ്രാതൽ കഴിക്കാം ഇതാണ് പരിപാടി ഇട്ട് അത് സാധിക്കും അദ്ദേഹം വിചാരിച്ചാൽ നടക്കുകയും ചെയ്യും പക്ഷേ ഇട്ടിയും കാറ്റും വന്നു ഭയങ്കര മഴ പെയ്തു പാടം മുഴുവൻ വെള്ളത്തിൽ നിറഞ്ഞു അവർ വൈക്കോലൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മെജസ്റ്റി അതിൻ്റെ ഉള്ളിലാക്കി ബാക്കി എല്ലാവരും അരക്ക് വെള്ളത്തിൽ രാത്രി കുറേ കഴിഞ്ഞു കൃത്യസമയത്ത് ഉറങ്ങുന്ന പതിവുള്ള അദ്ദേഹത്തിന് അന്ന് ഉറങ്ങാൻ പറ്റിയില്ല തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങിയില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് ഉറക്കം വന്നത് ഉറക്കം വന്നു നാല് മണിക്കൊന്നും എഴുന്നേൽക്കുന്നില്ല കാരണം യുദ്ധത്തിന് പോകേണ്ട സമയം പറഞ്ഞു അതും കഴിഞ്ഞു അതേ എഴുന്നേക്കില്ല ഉണർത്തിയാൽ എന്താ സംഭവിക്കാമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഉണർത്താനും എല്ലാവർക്കും പേടി പെട്ടെന്ന് അതേ ഉണർന്നപ്പോൾ നേരം പുലർന്നുണ്ട് ഉടനെ തീ കൊളുത്തി പട്ടാൾക്കാർ അറുപ മുപ്പത്തയ്യായിരം പട്ടാൾക്കാർ ഓടി മറ്റവർക്ക് വിവരം കൊടുക്കാൻ മാറുന്നു അവർ വിചാരിച്ചു നെപ്പോളിയനെ പേടിച്ചിട്ട് മറ്റവർ പക്ഷേ ഉടമ്പടിയാക്കിയിട്ടുണ്ടാവാം അതുകൊണ്ട് യുദ്ധമില്ലായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു കുറേ കഴിഞ്ഞൊന്ന് വെറുതെ പോയി നോക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് മറ്റവർ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ മുപ്പത്തയ്യായിരത്തിന് വളഞ്ഞ് ഒരാളെ എട്ട് പേര് വീതം കുത്തിക്കൊല്ലാണ് ഒറ്റ മണിക്കൂറിൽ അറുപത്തയ്യായിരം കോർപ്സ് ഡെഡ് ബോഡീസാണ് വാട്ടർലി യുദ്ധത്തിൽ ആ മൈതാനിയിൽ കണ്ടതെന്ന് പറയുന്നത് അങ്ങനെ അദ്ദേഹം തോറ്റിട്ടില്ല അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ സൗകര്യം കിട്ടിയില്ല അതുകൊണ്ട് നെപ്പോളിയൻ്റെ ഇത് പരാജയപ്പെട്ട എങ്ങനെ അദ്ദേഹത്തിൻ്റെ പരാജയമല്ല അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ സമയം കിട്ടണ്ടേ യുദ്ധം ചെയ്യാൻ പറ്റിയില്ല ആര് സംഭവിപ്പിച്ചതൊക്കെ കാലം കാലത്തിന് അതിൻ്റേതായിട്ടുള്ള ചില കഴിവുകളുണ്ട് ആ കഴിവ് ഉപയോഗിച്ച് തന്നെ മുഴുവനും മറ്റൊന്നാക്കി മറിക്കാൻ കാലത്തിന് കഴിയും അതുകൊണ്ട് കാലത്തെ നമ്മൾ ആരാ നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞു വെച്ചാൽ കാലം കാലം ബ്രിട്ടീഷുകാരെ പറഞ്ഞേക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു ഗാന്ധിജിയോ അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളൊക്കെ ഉപയോഗിച്ചു എന്ന് വരാം നിമിത്തം മാത്രമാണ് അവർക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇവിടുന്ന് പറഞ്ഞേച്ചു മുഗൾ ചക്രവർത്തിമാർ ഇവിടെ എത്ര കോട്ടകൾ പണിത് എന്തൊക്കെ ചെയ്ത് നോക്കി അവരുടെ അഡ്രസ്സ് ഇല്ലല്ലോ എന്തേ അങ്ങനെയാണ് ഇനിയിപ്പോൾ അറേബ്യ മെക്ക ഒക്കെ ഉണ്ട് അതിനൊക്കെ എന്താ സംഭവിക്കാൻ കുറേ കഴിയുമ്പോൾ അറിയാം ഇപ്പം തന്നെ കണ്ടില്ലേ ഓരോന്നിലും അതിൻ്റെ ഉള്ളിൽ തന്നെ അതിനെ നശിപ്പിക്കാനുള്ള ശക്തികൾ വരികയാണ് ഹിന്ദുമതത്തെ നശിപ്പിക്കാൻ ആരാണ് ഹിന്ദുമതത്തിൽ തന്നെ ഓരോ ശക്തികളുണ്ടായി അതിനെ ഒന്നുമല്ലാതാക്കി തീർക്കാൻ പണ്ടും കഴിഞ്ഞു ഇന്നും പലർക്കും അതിന് കഴിയുന്നത് പോലെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാലത്തിൻ്റെയാണ് വിവേകാനന്ദ സ്വാമി അവസാനം ഒരു കാര്യം പറഞ്ഞു പക്ഷേ ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്നും അവിടുന്ന് അംബാസഡറേഴ്സിനെ ലോകം മുഴുവനും വിജ്ഞാനമായിട്ട് പറഞ്ഞയക്കുന്നു അതെങ്ങനെ ആ ഭാരതം എന്നും നശിക്കാതിരിക്കുന്നു കാരണം ഭാരതത്തിലെ ഭരണകർത്താക്കൾ മനുഷ്യരല്ല ശിവനും വിഷ്ണുവും ദേവിയും സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെയാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരെ കീഴിലാണ് ഇവിടുത്തെ പ്രജകളൊക്കെ ജീവിക്കുന്നത് അവരുടെ ജന്മദിനങ്ങൾ ആഘോഷിക്കും അവരുടെ അവരുടെ ഓരോ വിശേഷ ദിവസങ്ങൾ എന്താ വെച്ചാൽ അത് ആഘോഷിക്കുക എന്നും അവിടെ പോയി അവരായിട്ട് സംസാരിക്കുക അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അത് പ്രകാരം ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുക മറ്റവർ രാജാക്കന്മാർ വരുന്നു ഭരിക്കുന്നു അവർ പോകുന്നു വേറെ ചക്രവർത്തിമാർ വരുന്നു അവർ പോകുന്നു ഇതൊന്നും ഇവരെ അറിയുന്നേ ഇല്ല പക്ഷേ ദൈവം ഈ ദൈവങ്ങളൊക്കെ തന്നെ ഒന്നും കാലത്തിന് വിധേയരല്ല കാലാതീതരാണ് അതുകൊണ്ട് അവരുടെ ഭരണം ഒരു കാലത്തും നശിച്ചു പോവില്ല അതുകൊണ്ട് this is a spiritual nation not a political nation political nations മുഴുവൻ തകർന്നു പോകും കാലം അതിനൊക്കെ തകർത്ത് കളയും പക്ഷേ സ്പിരിച്വൽ നാഷനായിട്ട് ഇരിക്കുന്നവർക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല കാരണം ഭരണകർത്താക്കൾ എന്നും ഉണ്ടാവും അവരുടെ കീഴിൽ പ്രജകളും എന്നും അതേമാതിരി തന്നെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ലേയേഴ്സ് അവർ ലേയേഴ്സ് ഈ നോളജ് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക ലോകം മുഴുവൻ ഇന്നും അന്നും ജ്ഞാനാനന്ദ സരസ്വതി ചോദിക്കും വിജ്ഞാനത്തിന് വേണ്ടി ഭാരതത്തിൽ ഒരാൾക്ക് എവിടെങ്കിലും പോകേണ്ടി വരാറുണ്ടോ മെറ്റീരിയൽ സയൻസിനല്ലാതെ വിജ്ഞാനത്തിന് വേണ്ടി പോകാറില്ല ഈ ആത്മജ്ഞാനത്തിന് വേണ്ടി എവിടെയും പോകേണ്ടി വരാറില്ല വേറെ കുറച്ച് അന്യനാട്ടിൽ ആർക്കെങ്കിലും ആത്മജ്ഞാനത്തിൻ്റെ ഒരു പടി കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളോട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഭാരതത്തിൽ വരികയും വേണം മിസ്സിസ് മേള എന്ന് പറഞ്ഞിട്ട് ഈ യുഗോസ്ലാവിയെന്ന് ഒരു ജഡ്ജിയുടെ ഭാര്യ വന്നിരുന്നു അലപ്പി മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ തിയോസ്കൽ സൊസൈറ്റിയിലെ സത്സംഗത്തിന് പോയപ്പോൾ അവിടെ ഇരുന്നു ആ സ്ത്രീ വന്നിരുന്നു അവരെങ്ങനെയെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് ഇനീഷ്യേഷൻ കഴിഞ്ഞു അതിൻ്റെ പരിപൂർണ അവസ്ഥയിലെത്തി സെക്കൻഡ് ഇനീഷ്യേഷൻ രണ്ടാമത്തെ ദീക്ഷയ്ക്ക് എന്ന സമയത്ത് അവിടുത്തെ ഗുരു പറഞ്ഞു രണ്ടാമത്തെ ദീക്ഷ ഇവിടെ വെച്ച് തന്നാൽ നിങ്ങളെ മറ്റുള്ളവർ പിടിച്ചു കൊണ്ടുപോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും ചികിത്സിക്കും അതുകൊണ്ട് സെക്കൻഡ് ഇനീസിയേഷൻ കഴിഞ്ഞാൽ പിന്നെയുള്ള നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിയാൻ കഴിയുന്നത് ഭാരതീയർക്ക് മാത്രമാണ് അവിടെയുള്ള മുറുക്കാങ്കടക്കാരനും ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നതാണ് ഇതൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഭാരതത്തിലേക്ക് പോവുക ജഡ്ജ് പറഞ്ഞു നീ പൊക്കോ ഭാരതത്തിൽ പോയൊരു സിറ്റ്സർഷിപ്പ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചോ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഐ വിൽ ജോയിൻ ചെയ്യും അപ്പം അങ്ങനെ ആ സ്ത്രീ ഇന്ത്യയിൽ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ആ സ്ത്രീ പറഞ്ഞു എനിക്കൊരു ചെറുപ്പക്കാരൻ്റെ സംസാരം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് ആത്മീയ പ്രഭാഷണം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ അവിടുന്ന് ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് അവർ പ്രഭാഷണം ചോദിച്ചു ഈ സ്ത്രീക്ക് അത്ഭുതമായി എൻ്റെ ഗുരു പറഞ്ഞതിനേക്കാളും എനിക്ക് ഇമ്പ്രഷനായി ദൃദൃശ്യം ഇതായിരുന്നു അന്നത്തെ വിഷയം ദൃഷ്ടാവ് ദൃശ്യം ഈ രണ്ടും ദൃഗ്ദൃശ്യ വിവേക പ്രകരണം എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യരെ ആ ബുക്കിനെ ആസ്വദിച്ചുകൊണ്ടാണ് സംസാരിച്ചത് കേട്ട സമയത്ത് ആ സ്ത്രീക്ക് ഉണ്ടായത് എൻ്റെ ഗുരു അവിടുന്ന് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാരണം ഇങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടും അപ്പോൾ ഇവിടെ ജ്ഞാനത്തിന് വേണ്ടി ഇവിടെ വരണം എന്നർത്ഥം അപ്പം ഇങ്ങനെ അത്രം പ്രമാണത്തെ കൃഷ്ണൻ പറയുന്നുണ്ട് നമ്മൾ വ്യാഖ്യാനങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനക്കാരെയോ നോക്കിയിട്ട് ഇതാണ് അത് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഖുറാൻ വന്നിട്ടുള്ള എന്താണ് ഖുറാൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഐഡിയോളജി നമ്മൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കാൻ വെച്ചാൽ വളരെ കേമാണ് പക്ഷേ അതിൻ്റെ അനുയായികൾക്ക് അതിൻ്റെ ആ അന്തർധാര മനസ്സിലാവാത്തതുകൊണ്ട് അവരത് പലതരത്തിലായിട്ട് വ്യാഖ്യാനിക്കുന്നു ഹിന്ദുക്കൾ ചെയ്യുന്ന മാതിരി തന്നെ ഹിന്ദുക്കളെ എത്ര എന്തെല്ലാം വികലമായിട്ടാണ് ഈ ഭാരതീയ ശാസ്ത്രത്തെ ആരാധന വിഷയമാക്കിയിട്ടുള്ളത് ശ്രീരാമന് വസിഷ്ഠം പറഞ്ഞു കൊടുത്തതിന് ശേഷം വസിഷ്ഠം പറയാം ശ്രീരാ അല്ലയോ രാമ ഇത്രയൊക്കെ ഞാൻ എന്തൊക്കെയോ എൻ്റെ മനസ്സ് തോന്നി പറഞ്ഞു എന്നേ ഉള്ളൂ മനസ്സെന്താണെന്നും എവിടെയാണ് അതിൻ്റെ ഉത്ഭവം എവിടെയാണ് അതിൻ്റെ അവസാനം എവിടെയത് നിൽക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊക്കെ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയാണ് എന്ന് അടിയറ വയ്ക്കുകയാണ് കേനോപുരുഷത്തിൻ്റെ മൂന്നാമത്തെ മന്ത്രം നോക്കുമ്പോൾ ന തത്ര ചക്ഷുർ ഗച്ഛതി ന വാ ഗച്ചതി ന മനഹ ന വിദ്മോ ന വിജാനിമോ യഥൈത്തത് അനുശിഷ്യാത് കണ്ണുകൾ അവിടെ എത്തുന്നില്ല കണ്ണുകളെ കൊണ്ട് നോക്കിയിട്ട് യാതൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും യാതൊരു എത്തുമുടിയും കിട്ടുന്നില്ല ഇതുവരെയുള്ള അറിവ് വെച്ച് നോക്കിയിട്ട് യാതൊരു എത്തുമുടിയും കിട്ടില്ല മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് യാതൊരു കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല അതെങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു തരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അടിയറ വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ സമാധാനം കിട്ടുന്നത് അതുപോലെയൊക്കെ നിങ്ങളെ ആക്കോളൂ എന്നുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുക ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ അതാണ് ആരും ആരുടെയും നേതാവല്ല ആരും ആരുടെയും പുരോഹിതനല്ല ഹിന്ദുവിസത്തിൽ പുരോഹിതനല്ല ഇപ്പം ശങ്കരാചാര്യൻ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മേലെ നടപടി എടുക്കില്ല ആരും ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ ഇന്ന് മുതൽ തൊഴാൻ പോവില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഊരുവൽക്ക് കൽപ്പിക്കില്ല ഞാൻ നാളെ മുതൽ കള്ളും മീനും വെച്ചിട്ടാണ് ദൈവാരാധന നടത്തുക ഗുരുവായൂരപ്പന ആരാധന നടത്തുന്നത് പറഞ്ഞാൽ പാടില്ല എന്ന് പറയാൻ ആരും വരില്ല കാരണം ഏതാ ശരി ഏതാ തെറ്റി ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ ആ മനസ്സിന് സമാധാനം കിട്ടുക വെച്ചാൽ അങ്ങനെയൊക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ട് അത്ര മതമുണ്ട് ഇപ്പം ഇസ്ലാം മതം ഒന്നല്ല എത്ര എണ്ണായി ഓരോരുത്തർക്കും ഓരോ മതമാണ് ഹിന്ദുമതം പോലെ തന്നെ ഹിന്ദുമതത്തിന് അയ്യായിരം കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ മതമായി വലിയ ഇസ്ലാം മതം അവസാനം ഹിന്ദുമതത്തിൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് വരും ക്രിസ്തു മതം അവസാനം ഇങ്ങനെയായി വരും അറുന്നൂറ്റി ചില ഡിനോമിനേഷൻസ് ഉണ്ടെന്ന് പറയുന്നത് കമ്മ്യൂണിസം അങ്ങനെ തന്നെ എത്ര എണ്ണായി യുക്തിവാദികൾ എത്ര തരത്തിലാണ് ഒക്കെ കുറേ കഴിയുമ്പോൾ മാറി മാറി മാറി ഒക്കെ കാരണം എന്താണ് മനസ്സാണ് അതുകൊണ്ട് നമ്മൾ മനസ്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം ബൈബിളിൽ പറഞ്ഞ മനുഷ്യ നീ മനസ്സാകുന്നു യോഗവാസികളുടെ മനസ്സേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയാവും ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണെന്ന് യോഗവാസിഷ്ടം പറയും ബന്ധമായ വിഷയ സക്ത വിഷയങ്ങളിൽ സക്തമായി കഴിഞ്ഞാൽ അത് ബന്ധനത്തിന് കാരണമാകും മറ്റേതോ വിഷയങ്ങളിൽ നിവർത്തിച്ചു കഴിഞ്ഞാൽ മുക്തിയായി എന്നാണ് മോചനായി എന്നൊക്കെ മനസ്സിനെക്കുറിച്ച് പറയാറുണ്ട് മനസ്സ് എപ്പോഴാണ് ഉള്ളത് മനനം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ മനസ്സുള്ളൂ ഈ ഉണർന്നിരിക്കുമ്പോൾ ഇപ്പോൾ ചിന്തിക്കുന്ന ഈ അവസ്ഥയിൽ മാത്രം മനസ്സ് ചിന്തയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നിദ്രയാണ് നിദ്രയിലേക്ക് പോയി ചിന്തയില്ലാതെ കഴിഞ്ഞാൽ നിദ്രയിൽ നമുക്ക് ഒരു വസ്തുവില്ല ചിന്തയില്ല ചിന്ത ഉണ്ടെങ്കിൽ അതിനെ സ്വപ്നം എന്നും പറയും അപ്പോൾ സ്വപ്നവും ജാഗ്രത ഒന്ന് തന്നെ ഒന്നിൻ്റെ രണ്ട് ഭാഗങ്ങളെന്ന് മാത്രമാണ് സുഷുപ്പുതിയിൽ യാതൊരു ചിന്തകളുമില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും അനുഭവമില്ല സുഷുപ്പുതി കിടക്കുന്ന സമയത്ത് സർവർ ഒരേ മാതിരിയാണ് സുഷുപ്തിയിൽ കാലില്ല ദേശമില്ല അഹന്തല്ല മമതല്ല ഞാനെന്ന തോന്നലില്ല എൻ്റെ എന്നുള്ള തോന്നലുമില്ല അപ്പം ഞാൻ ആരാണ് ഞാനിപ്പോൾ കൃഷ്ണ എന്ന് പറയാൻ വെച്ചാൽ ആ കൃഷ്ണനല്ല ഉറങ്ങുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഗാഠനിദ്രയിലാണെങ്കിൽ അപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കാരണം അയാളല്ല കുഞ്ഞുകൃഷ്ണൻ നായർ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞുകൃഷ്ണൻ നായരല്ല കുഞ്ഞുകൃഷ്ണൻ നായരെ അറസ്റ്റ് ചെയ്യാൻ ഓർഡറുള്ളൂ ആ ഉറങ്ങിക്കിടക്കുന്ന ആൾ അഹന്തിയില്ല മമതിയില്ല കാലവും ദേഷ്യവും ഇല്ലാത്തൊരു കോൺഷ്യസ് ബീയിങ് ആണ് അപ്പോൾ ആ സമയത്ത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം പണ്ടുള്ളവർ അറിവുള്ളവർ എഴുതി വെച്ച നിയമങ്ങളാണ് പിന്നീട് നിയമങ്ങൾ മാറ്റി മാറ്റി മാറ്റി അറിവുള്ളവരുടെ അറിവ് വറ്റിപ്പോയ സമയത്ത് പിന്നെ പഠിക്കുന്നതായിട്ടുള്ള പലതരം ഭാവങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ് കാലദേശാതീതമായിട്ടുള്ള പ്രജ്ഞയായിട്ട് ചേർച്ചയില്ലാത്തതായി ഹാർമോണിയസ് അല്ലാതെ കാണാൻ കാരണം എന്നാണ് ഇപ്പോൾ തന്നെ കുറേ നിയമങ്ങളിൽ കുറേ അധികം ഉണ്ട് നമ്മൾ രാമായണത്തിലെ പല കാര്യങ്ങളും ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ വെച്ച് പരിശോധിക്കുകയെന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡറിന് പല പരിമിതികളുണ്ട് അതിന് തീർപ്പ് ഏൽപ്പിക്കാൻ കഴിയില്ല ബാലിയുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒളിയമ്പിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നോക്കുക ചർച്ച ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും നിയമം നമ്മൾ അനുവദിക്കുന്നില്ല ശരി തെറ്റും തീരുമാനിക്കാൻ എന്ന് വരും അപ്പം അതൊക്കെ കുറേ കഴിയുമ്പോൾ നമുക്ക് മാറ്റി എഴുതേണ്ടതായിട്ടുള്ള കാലം വരും കാരണം ജ്ഞാനികളെ വെച്ചിട്ട് വേണം ഈ നിയമങ്ങളൊക്കെ എഴുതിയുണ്ടാക്കാൻ അജ്ഞാനികൾ എഴുതിണ്ടാക്കിയാൽ ശരിയാവില്ല കുറേ പി എച്ച് ഡിയും വെച്ചിട്ട് കുറേ ഡിഗ്രിയും വെച്ചിട്ട് കുറേ പുസ്തകങ്ങൾ വായിച്ച് അതൊക്കെ പാടെ കമ്പൈൽ ചെയ്ത് ഉണ്ടാക്കുന്നത് ശരിയല്ല അതുകൊണ്ട് വലിയ ടോപ്പിക്കായിട്ടുള്ള ഇതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പം ഞാൻ പറയാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെക്കുറിച്ച് പറയാം പിന്നെയുള്ള പതിനഞ്ച് മിനിറ്റ് പ്രായോഗികമായിട്ട് അതിൻ്റെ സത്യത്വം നമുക്ക് സാധാരണ അനുഭവപ്പെടുന്ന സത്യത്തെക്കുറിച്ചും പറയാം അങ്ങനെ ഈ പ്രഭാഷണത്തെ ഒരു ചെറിയ ഇതിൽ ഒതുക്കാൻ ഗോകുരോപമാക്കി മാറ്റാൻ തീരുമാനിക്കുകയാണ് എവിടെയാണ് നമ്മളെ മനസ്സിൻ്റെ ബൗണ്ടറി നമ്മൾ സാധാരണയായിട്ട് ഭൗതിക ജീവിതം ആധ്യാത്മിക ജീവിതം രണ്ടായി പറയാറുണ്ട് കാരണം ഉറക്കം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണർച്ച എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള അവസ്ഥ ഇങ്ങനെയാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ ഈ എല്ലാമുള്ളതായി ജാഗ്രത അവസ്ഥയ്ക്ക് സർവത്തിനും കാരണമായിട്ടുള്ളത് നിദ്രയിലെ ഉണർവാണ് നിദ്ര സമയത്ത് നമ്മുടെ എല്ലാ ക്ഷീണവും തീർത്ത് നമ്മളെ വീണ്ടും റെഡിയാക്കി തരുന്നതായിട്ടുള്ളൊരു സന്ദർഭമാണ് അപ്പോൾ ആ സന്ദർഭം നമുക്ക് അതിമനോ മഹത്തരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ ആളുകളുടെ വ്യഗ്രത കാണാം ഡോക്ടറെ നാല് ദിവസമായി ഉറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് തരും അപ്പോൾ ഈ മരുന്ന് അതൊക്കെ ഡോസ് ഇരട്ടിയാക്കി കഴിച്ചു നോക്കി യാതൊരു ഗുണമില്ല അങ്ങനെ ഉറക്കമില്ലെങ്കിൽ ആകെ വിഷമം ഉറക്കമില്ലെങ്കിൽ അത്രയും കൂടെ സമയം നിങ്ങൾക്ക് വല്ലതും വായിക്കുകയോ വല്ലതും ചെയ്തൂടെ ഒരു അനുഗ്രഹമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നല്ല കണക്കായി ഡോക്ടർക്ക് രണ്ട് ദിവസം ഉറക്കമില്ലാതെ നോക്കണം അപ്പോഴേ അറിയുള്ളൂ എന്ന് പറയും ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ പ്രധാനമാണ് ഉറക്കം കൊണ്ടാണ് നമുക്ക് ഈ ഉണർവിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഉറക്കമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല വികലമായി മറ്റു വല്ലതും ചെയ്യാൻ പ്രേരിതരായി വരികയും ചെയ്യും കുതിരവട്ടത്ത് വെച്ചോ ഉളമ്പാറ വെച്ചോ ഉറക്കമില്ലാതെ കഴിഞ്ഞ് അതുകൊണ്ട് നിദ്ര എത്ര കണ്ട് ഇതാണ് നിദ്രയിൽ എന്താ ഉള്ളത് വെറുതെ കുറേ ടൈം പൂക്കല്ലേ അല്ല ആ സമയത്താണ് നമ്മൾ നമ്മളായി തീരുന്നത് വീണ്ടും വികലമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് വിധേയമായിട്ടുള്ള ജീവിതം നയിച്ച് ക്ഷീണിച്ച് പരവശരായി ഒന്നിനും കൊള്ളരുതാതെ നമ്മളെ വീണ്ടും ഒന്നും കൂടി പോയി നോക്കൂ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വേണ്ടമായിരുന്നു മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ നേരെയാക്കി വിടുന്നത് നിദ്രയാണ് ഇതുപോലെ ആധ്യാത്മിക വശവും ഭൗതിക വശവും രണ്ടെണ്ണമുണ്ട് ജീവിതത്തിന് ഈ ഭൗതിക വശം എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം ഭ്രാന്തായി പോവുക ചെയ്യുക വയസ്സായിട്ടുള്ളവർ ജീറിയാട്രിക് ആയിട്ടുള്ള ആൾക്കാർ വാടി കിടക്കുന്ന സമയത്ത് കാണാം മുഴുവൻ മിക്കവാറും ആൾക്കാർ വികലാണ് അതിൽ വിചാരിച്ച കാര്യം ഉടനെ സാധിച്ചില്ലെങ്കിൽ അപ്പം ദേഷ്യം വന്ന് ഗ്ലാസ് എടുത്ത് ഭാര്യയുടെ മുഖത്തേക്കൊക്കെ എറിയുക കൂടെ നിൽക്കുന്ന ഭാര്യയാണ് രാവും പകലില്ലാതെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ദേഷ്യം വന്ന് ചവിട്ടുക കൈകൊണ്ട് ഇടിക്കുക ഒരു കൈമ ഡ്രിപ്പായിരിക്കും അപ്പോൾ മറ്റേ കൈകൊണ്ട് ഇടിക്കും ഇങ്ങനെയൊക്കെയൊക്കെ ദേഷ്യപ്പെടുക അത് പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം സാധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ക്ഷീണിച്ച് പോവുകയാണ് സഹിക്കുന്നില്ല അപ്പോൾ അവസാനം എന്താ വെച്ചാൽ ഈ ഭൗതിക ജീവിതത്തിൻ്റെ അവസാനം നമ്മൾക്ക് ഭ്രാന്തിലേക്ക് പോകുന്ന കാര്യമാണ് എന്താ ഈ ഈ തന്തയ്ക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു എന്തേ അല്ല ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ട് അയാൾ എന്താ വെച്ചാൽ പറഞ്ഞാൽ പോരെ ഞാൻ നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ അതിന് വേണ്ടിയില്ല ഞങ്ങൾ കൂടെ നിൽക്കുന്നു പക്ഷേ ഈ സാധനം എടുത്ത് എറിയ അങ്ങനെയൊക്കെ ഭ്രാന്താന്ന് തോന്നും എന്ന് പറയാറുണ്ട് അപ്പോൾ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മോഹം മതം മത്സരം ദമ്പം ദർപ്പ അഹങ്കാര അസൂയ വിദ്വേഷം പതിമൂന്നെണ്ണം എണ്ണി പറയാറുണ്ട് ഈ പതിമൂന്നും സത്യം ധർമ്മം ശാന്തി പ്രേമ അഹിംസ എന്ന് ഒരു നാലഞ്ചെണ്ണം അത് പതിനെട്ട് ഇതിൻ്റെ ഒരു മിക്സ്ചറാണ് അതിൽ ഏറ്റവും അധികം മറ്റതാണ് രാഗദ്വേഷ കാമക്രോധാദി അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ വേർപെട്ട സമയത്ത് ചിലവഴിക്കുന്ന നമ്മൾ അവസാനം ഫറ്റീഗാവുകയാണ് മാത്രമല്ല എവിടെയും എത്താതെ പോവുകയാണ് അപ്പോൾ അതിനൊരു ആത്മീയ വശമുണ്ട് മറുവശം അതായത് ഇതിനൊക്കെ നേരാക്കുന്നതായിട്ടുള്ള മറുവശമുണ്ട് ആ മറുവശത്ത് നമ്മളൊന്ന് പോയി ഇരുന്ന് വിശ്രമിച്ചിട്ടും കൂടി വന്നാലേ ഇവിടെ വീണ്ടും ജീവിക്കാനും എന്തിനാ ജീവിക്കണം എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തതാക്കാനും സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ വന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി ആഹാരം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം പോയാലേ ഓഫീസിലെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് എന്തിനാ വീട്ടിൽ പോയി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണം ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്യാം രാവും പകലും ജോലി ഇരട്ടി ശമ്പളം തന്നാൽ മതി എന്ന് പറഞ്ഞു ജോലി ചെയ്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുതിരവട്ടത്തിൽ എന്നിട്ട് അതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു വീട്ടിലേക്കുള്ള ഒരു റിട്ടേൺ അവിടെ നിന്ന് റിക്വപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ആഫീസിലേക്കുള്ള പോക്ക് ഇതുപോലെ ജീവിതത്തെ ആകെ എടുക്കുകയാണെങ്കിൽ ഈ ആധ്യാത്മിക വശമുണ്ട് ഭൗതിക വശമുണ്ട് ഈ ആധ്യാത്മിക വശത്തൊന്ന് വന്ന് നമ്മുടെ ആത്മസ്വരൂപത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും ഭൗതിക ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് വീണ്ടും കർമ്മരംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യോഗസ്ഥ കുരുകർമാണി സംഘനന്ദിത്വ എന്ന് പറഞ്ഞ ആ അവസ്ഥയിലാണ് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മത്തിൻ്റെ ആഴവും പരപ്പ് എത്രയെന്ന് തീരുമാനിക്കാൻ കഴിയില്ല ആളുകളൊക്കെ അമ്പരന്ന് പോകും പാമ്പ്രധാനമയൊക്കെ ചെയ്യുന്ന ജോലി കണ്ടു കഴിഞ്ഞാൽ എത്രയാ ജോലിയെന്ന് സത്യായി ബാബ എത്രയാ അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നാൽ അവരും അല്ല ജോലി ചെയ്യേണ്ടത് വെച്ചാൽ ഇല്ല പക്ഷെ അവർ ആണ് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ സർവ്വം നടക്കുന്നത് എന്തുകൊണ്ട് അവർ ഈ ആത്മീയ വശത്തിലേക്ക് ഒന്ന് വന്ന് വിശ്രമിച്ചിട്ട് രണ്ടാമത് ചെല്ലുകയാണ് അപ്പോൾ അവർക്ക് എഫിഷ്യൻസി എത്രയോ അധികം വർദ്ധിക്കും അപ്പോൾ ഈ ആധ്യാത്മികവും ഭൗതികവും ആയിട്ടുള്ള രണ്ട് ജീവിതത്തിൻ്റെ ബൗണ്ടറി എവിടെയാണ് ഈ ബൗണ്ടറി വരെ നമ്മൾ പോവുള്ളൂ പോയി അവിടെ ഒരു മതിൽ കാണാം അപ്പോൾ മടങ്ങി വീണ്ടും അങ്ങോട്ട് പോയി ക്ഷീണം തീർന്നിട്ടില്ല നമ്മൾ ഇന്നലെ ജോലി ചെയ്തിട്ട് തൊണ്ണൂറ്റിയൊമ്പത് എട്ട് എട്ട് ശതമാനമായി മാറി രണ്ട് ശതമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഈ മതിൽ വരെ എത്തിയിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക ഈ ക്ഷീണിച്ച നമ്മളെ ചെല്ലണം ക്ഷീണം തീർക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല ക്ഷീണം തീർക്കാൻ അവസരം വേണമെങ്കിൽ ഈ ആത്മീയ മണ്ഡലത്തിൽ ഒന്ന് വന്ന് വിശ്രമിച്ച് പോകേണ്ടിയിരുന്നു അതിന് പറ്റുന്നില്ല ആ ബൗണ്ടറിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറം കിടക്കുക എങ്ങനെയാ അറിഞ്ഞൂടാ ഇപ്പുറം എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ആ ബൗണ്ടറി എന്താ അതിനെക്കുറിച്ചൊന്ന് ആദ്യം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ് ഈ ആധ്യാത്മികവും ഭൗതികവും തമ്മിലുള്ള ബൗണ്ടറി എവിടെ ആണ് എന്ന് നോക്കിയാൽ പാതഞ്ജലി യോഗസൂത്രത്തിലാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ യോഗവാസത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്വൈത പദ്ധതി എന്ന് പറഞ്ഞ സ്വാമികളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് നിജാനന്ദ വിലാസത്തിൽ പറഞ്ഞു എല്ലാവരിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യക്തമായിട്ട് നമുക്കങ്ങ് കാണാവുന്ന തരത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പാതഞ്ജലി യോഗസൂത്രത്തിലാണ് പതഞ്ജലി മഹർഷി എന്ന് പറഞ്ഞാൽ <clears throat> എട്ട് ദിവ്യമണ്ഡലങ്ങളായ ഒന്നിൽ നിന്ന് അവതാരം ചെയ്താണ് ജന്മനാ തന്നെ ത്രികാലജ്ഞാനിയായിരുന്നു എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് മാത്രമല്ല ബോധഭദ്രയിൽ അദ്ദേഹം ഒരു യാഗം നടത്തുന്ന സമയത്ത് ആളുകൾ കളിയാക്കാൻ വന്നു എതിരാളികൾ കളിയാക്കാൻ വന്ന സമയത്ത് അയാൾ വായ തുറന്ന് അഗ്നി ഓമിപ്പിച്ച് അവരെ പേടിപ്പിച്ച് അയച്ചു അങ്ങനെയൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ സുമേരുവിൽ വടക്കേ സുമേരുവിൽ ഒരു മരപ്പൊത്തൽ ഒരു പെൺകുട്ടിയെ കണ്ടു ലോലുപ എന്നതിൻ്റെ പേര് അതിനെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട് അദ്ദേഹം എഴുതിയതാണ് ഈ പതഞ്ജലി യോഗസൂത്രം പതഞ്ജലി യോഗസൂത്രം എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രങ്ങൾ മാത്രമേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രം ഗീതയിൽ എത്ര ശ്ലോകങ്ങളാണ് പക്ഷേ ഇതിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രങ്ങൾ മാത്രം സൂത്രം എന്ന് പറഞ്ഞാൽ ചില സൂത്രത്തിൽ രണ്ട് ഉള്ളൂ ചിലത് മൂന്ന് വാക്ക് ചിലേറി വന്ന ഒരു പത്ത് വാക്ക് പന്ത്രണ്ട് വാക്ക് ഇത്രയൊക്കെ ഉള്ളൂ സൂത്രം അല്പാക്ഷരായിരിക്കും അസന്നിഗ്ധായിരിക്കും സാരവത്തായിരിക്കും വിശ്വതോമുഖമായിരിക്കും അനവധിയായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ സൂത്രങ്ങളുടെ ലക്ഷണമൊക്കെ പറയുന്നുണ്ട് അഞ്ചാറ് ലക്ഷണങ്ങളുണ്ട് സൂത്രങ്ങളുടെ ആ സൂത്ര ലക്ഷണങ്ങളോട് കൂടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൂത്രങ്ങളാണ് ആ സൂത്രത്തെ നാല് അധ്യായമായി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മനസ്സിനൊരു സമനില വരാൻ വേണ്ടതായ അറിവ് അത്യാവശ്യ അറിവ് എത്രയാണ് അത് സർവശാസ്ത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അമ്പത്തൊന്ന് സൂത്രങ്ങളിൽ അടക്കി വെച്ചിരിക്കുകയാണ് രണ്ടാമത്തെ എന്താണ് ഈ സമനില വന്നിട്ടുള്ള മനസ്സിൽ നിന്ന് മനസ്സുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് രണ്ടാമത്തെ ആദ്യത്തെ സമാധിപാദം സമാധി എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് ഒരു സമനില വരാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ എന്താ സാധനാപാദം what whole things we can do നമുക്ക് എന്തൊക്കെ സാധിക്കാം ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് കൊണ്ട് അതാണ് അതിൽ പറയാം മൂന്നാമത്തെ എന്താണ് വിഭൂതിവാദം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വിളയുക അങ്ങനെ നമ്മൾ സാധന ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വളഞ്ഞു വരുമെന്ന് നാലാമത്തെ എന്താണ് ഈ വളവെന്നല്ല ഉദ്ദേശം ആത്യന്തികമായ കേവലാവസ്ഥ അതായത് ഒന്നിനെ ആശ്രയിക്കേണ്ടി വരാത്ത ഒരവസ്ഥയാണ് എൻ്റെത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അപ്പോൾ ഒന്നാമത്തേൽ അമ്പത്തൊന്ന് മന്ത്രം രണ്ടും സാധനാപാദവും വിഭൂതിവാദത്തിൽ അമ്പത്തഞ്ച് സൂത്രങ്ങൾ വീതം നാലാമത്തതായുള്ള കൈവല്യപാദത്തിൽ കൈവല്യം എന്ന് പറഞ്ഞാൽ എലോൺനെസ് അതായത് ഒന്നിനെ ആശ്രയിക്കേണ്ടി വരാത്തൊരവസ്ഥ നമുക്കുണ്ട് എന്നർത്ഥം ആ അവസ്ഥ സർവവേദാന്ത സാരവും കൂടി മുപ്പത്തിനാല് മന്ത്രങ്ങളിലായി സൂത്രങ്ങളിലായിട്ട് വെച്ചിരിക്കുകയാണ് ഇത്രയും അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ മറ്റൊരു പതഞ്ജലി വരേണ്ടി വരും എന്നാണ് ശ്രീ ശ്രീ രവിശങ്കർ പറയാറുള്ളത് അപ്പോൾ ഈ പതഞ്ജലി ഓസൂത്രം ഒരു അത്ഭുതമാണ് ഗീത വായിച്ചാൽ നമുക്ക് ഒരുപാട് തത്വങ്ങൾ അറിയാം ഇതം ഗീതാശാസ്ത്രം ശങ്കരഭഗവത്പാദർ പറയാണ് ഉപോദ്ഘാതത്തിൽ ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം സർവ അറിവുകളുടെയും ഒരു സമാഹരിക്കപ്പെട്ട ഇതാണ് സംഭവമാണ് ഈ ഗീത എന്ന് പറഞ്ഞാൽ ഒരു ദുർവിജ്ഞയാർത്ഥം പെട്ടെന്ന് അർത്ഥം മനസ്സിലായി എന്ന് വരില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ സഹായം ഉണ്ടായാൽ നന്നത് എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ടാണ് അർത്ഥ നിർദ്ധാരണാർത്ഥം സംക്ഷേപത വിവരഷം കരിശാമി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചുരുക്കി ഞാനൊന്ന് പറഞ്ഞു തരാം പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഗീതയ്ക്ക് ഭാഷ ചെയ്തു ഈ ഗീത മുഴുവനും വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ പതഞ്ജലി മഹർഷിയുടെ ചെറിയ ഗ്രന്ഥം വായിച്ചാൽ ഈ ക്ലാസിഫൈ ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമാവും പത്തെഴുപത്താറോളം മനസിദ്ധികളെക്കുറിച്ച് അതിലാണ് പറയുന്നത് ഗീത മുഴുവൻ വായിച്ചാൽ നമുക്ക് അത്ര തന്നെ കിട്ടിയെന്ന് വരില്ല ഈ സംഗതി പക്ഷെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആരെങ്കിലും ഒന്ന് എടുത്ത് കാണിച്ച് വ്യക്തമാക്കി തന്നാലേ മനസ്സിലാവുള്ളൂ ഇതിൽ അതല്ല പച്ചയായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഈ പതിനഞ്ചിലെ സൂത്രത്തിൽ സമാധികളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് സമാധി എന്ന് പറഞ്ഞാൽ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അതിൽ സമാധീനെ രണ്ടാക്കി ഞാൻ അധികം വിവരിക്കുന്നില്ല സമയം മതിയാവാത്തതുകൊണ്ട് രണ്ടാക്കി തിരിച്ചിരിക്കുകയാണ് സമാധി എന്ന് പറഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് അതായത് എന്ത് വന്നാലും നമ്മുടെ മനസ്സിന് യാതൊരു ഒരു യാതൊരു ഇളക്കം തട്ടില്ല എന്നർത്ഥം വീട്ടിൽ തീ പിടിച്ചിരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ആരാവ് തീ പിടിച്ചത് കണ്ടാൽ കിട്ടിയ കയ്യിലുള്ള കയ്യിൽ കിട്ടിയതായിട്ടുള്ള മണ്ണോ അല്ലെങ്കിൽ വെള്ളമൊക്കെ അതിൻ്റെ മേലെ ഒഴിക്കാതിരിക്കുക ആരാ ഒക്കെ ആരൊക്കെ ചെയ്തോളൂ ഞാനിപ്പോൾ വേദാറായി ഓടേണ്ട ആവശ്യമില്ല അത് ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് കുഞ്ഞ് കിണറ്റിൽ വീണു എന്ന് പറഞ്ഞിട്ട് അതെയോ എന്നിട്ട് അതിനെ എടുത്തു എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി മരിച്ചു എന്നാണ് പറഞ്ഞു അത് ശരി അപ്പം മൂന്ന് കൊല്ലം നോക്കാനുള്ള പ്രാരബ്ധേ ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ ഇല്ലേ അങ്ങനെ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുക ആ സമാധി അവസ്ഥ സമാധി എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ആദ്യം എങ്ങനെ ഉണ്ടാവുക പിന്നെ അതിൻ്റെ ക്ലാസ് കയറ്റം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ പറയണം അതിന് ആദ്യത്തേതാണ് സബീജ സമാധി എന്ന് പറയും സബീജ സമാധി എന്ന് പറഞ്ഞാൽ സമാധി അവസ്ഥയിൽ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിരിക്കും പക്ഷേ അതിന് തിരിച്ചു പോകാൻ നമ്മൾ പഴയ ആളായി അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു കഷ്ണം തീയിലിട്ടാൽ തീയേതാ ഇരുമ്പ് ഏതാ തിരിച്ചറിയില്ല അത് ഏക വെളിച്ചെന്ന് പറയും ഒരു വെളിച്ചമായി അതിന് പുറത്തെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ അത് ഇരുമ്പ് വേറെ തിരിച്ചറിയും ഇതുപോലെയാണ് നമ്മൾ ഈ അവസ്ഥയിലെത്തിയാൽ നമ്മൾ വളരെ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രതിധാനം ചെയ്യുന്ന വ്യക്തിയും തോന്നും പക്ഷെ പുറത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ രാഗദ്വേഷ കാമക്രോധാദികളായി മാറുകയാണ് അപ്പോൾ ഇതാണ് സമാധി അവസ്ഥ ആ സമാധിയിൽ സബീജ സമാധി എന്ന് പറഞ്ഞാൽ അതാണ് നേരെ മറ്റു നിർബീജ സമാധി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് പഴയ അവസ്ഥയിലേക്ക് പോകാൻ വയ്യാത്ത ഇറിവേഴ്സിബിൾ ചേഞ്ചാണ് ഇതിൽ വരികയാണ് അപ്പോൾ ഈ സമ ഈ സബീജ സമാധി അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫർമേഷൻ അതായത് ബൗണ്ടറിയെക്കുറിച്ച് പറയുന്ന ഭാഗം അത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കുക ഒന്നാമത്തെ ഭാഗം സവിതർക്ക സമാധി എന്ന് പറയാം കാരണം ഒരു കാര്യം കാണുന്നു അതിൻ്റെ കാരണം നമുക്ക് അറിയുന്നില്ല കാരണം അറിയാതിരിക്കുമ്പോൾ നമുക്ക് ആകെ വിഷമായി എന്തിപ്പോൾ ഈ പിന്നെ കോഴ വാങ്ങിയതായ എം പിമാരെ മുഴുവനും പുറത്താക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം നന്നായി അങ്ങനെ വേണ്ട പക്ഷെ ആ സമയത്ത് എന്തേ ഇപ്പോൾ ഇവർ ഇറങ്ങിപ്പോവാൻ കാരണം മനസ്സിലാവുന്നില്ലല്ലോ എന്നായി ആകെ വിഷമായി അതുപോലെ ശ്രീരാമനും ലക്ഷ്മണനും രണ്ട് പേര് രണ്ട് ഭാഗത്തും രണ്ട് യോദ്ധാക്കളുണ്ടായിട്ടും ആ പെൺകുട്ടിയെ സീതേനെ സുഖമായിട്ട് കള്ളം കട്ടുകൊണ്ടേ അത്തെന്തേ ഇപ്പം അങ്ങനെ സംഭവിച്ചു കോടിക്കണക്കിൽ യുദ്ധ അമ്പുകളുടെ ഇടയിൽ കൂടി വിനോദിച്ചതായ മഹാഭാരത യുദ്ധത്തിൽ വിനോദിച്ചതായ കൃഷ്ണൻ ഒറ്റയ്ക്ക് കാട്ടിലിരിക്കുമ്പോൾ കാലിലെന്തേ ഇപ്പോൾ അമ്പ് കൊണ്ടു അതെന്തേ അദ്ദേഹം ശ്രദ്ധിക്കാഞ്ഞു എന്തേ ഇപ്പോൾ കാരണം എന്ന് പറയാണ് അപ്പോൾ ഇതിനൊക്കെ കാര എന്തോ കാരണം അറിയാതെ നമ്മൾ വിഷമിക്കുകയാണ് അപ്പോഴാണ് ജലന്ധറുടെ ഭാര്യയായിട്ടുള്ള വൃന്ദയുടെ പാതിവൃത്തം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു മഹാവിഷ്ണു പണ്ട് അപ്പോൾ അവൾ ശപിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സ്ഥലത്ത് വെച്ച് നിൻ്റെ ഭാര്യ ഇതേമാതിരി അന്യനാൽ അപഹരിക്കുമാറാകട്ടെ ഈ കുരങ്ങന്മാരുടെ കൈയും കാലും പിടിച്ച് നീയും കരയാൻ ആവട്ടെ എന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നു ആ ശാപം ഫലിക്കേണ്ടതായിട്ടുള്ള എക്സാക്റ്റ് ടൈം വന്നപ്പോഴേക്ക് ഒരു പുള്ളിമാൻ വരലും അതിൽ സീതയ്ക്ക് കൊതി വരലും ലക്ഷ്മണന് ബ്രഹ്മേരും ഇരിക്കുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു മായാവി വിഷം കെട്ടി വന്നതാന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല സീത കേട്ടില്ല കർക്കശായിട്ടൊന്നും ശ്രീരാമനും അതെ ഒന്നും പറഞ്ഞില്ല ആ ഒരു ഭാര്യ ഒരു കാര്യം പറഞ്ഞ് സാധിച്ചു കൊടുത്തില്ലേ ഭർത്താവിന് പിന്നെ എന്ത് വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ലക്ഷ്മണനോട് ഒരൊറ്റ കാര്യം പറഞ്ഞു നീ സീതയെ നോക്കണം നിൻ്റെ സാന്നിധ്യത്തിൽ അവൾ സുരക്ഷിതാണെന്ന് പോയി അങ്ങനെ പോയതും ആ ശബ്ദം കേട്ട സമയത്ത് സീത ഓടിപ്പോകാൻ പറഞ്ഞതും പക്ഷേ ഇയാൾ പറഞ്ഞു ഏ അതൊക്കെ മായാവികളുടെ പണിയാണ് ഒട്ടേന സീത എന്താ പറഞ്ഞത് വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം കൂർത്ത് മൂർത്ത ഇരുമ്പാണികൾ ചുട്ട് പഴുപ്പിച്ച് ചെവിയിൽ കുത്തുന്ന മാതിരിയുള്ള വാക്കുകൾ ചേട്ടത്തിയമ്മ പറഞ്ഞു അതുകൊണ്ടാണ് ഏട്ടാ ഞാനിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു എന്നാൽ പിന്നെ നിനക്ക് വരാൻ തോന്നി ശരി വന്നോ പക്ഷെ സീതയും കൂടി കൂട്ടായിരുന്നില്ലേ നിന്റെ സാന്നിധ്യത്തിൽ അവൾ സുരക്ഷിത അയ്യോ അത് ഞാൻ ഓർത്തില്ലോ ഒരു സംഭവം നടക്കണമെങ്കിൽ ആ സമയത്ത് ചിലവരുടെ ബുദ്ധിയെ തളർത്തും ചില ചിലവരുടെ ബുദ്ധിയെ ഉണർത്തും എന്നിട്ടാണ് ആ സംഭവം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുക എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണൻ്റെ ബുദ്ധിയെ ആ സമയത്ത് അങ്ങ് പിന്നെ തളർത്തിയത് ആരാണ് ഈ കാലം വിധിയാണ് അപ്പോൾ അതുപോലെ ഓരോ സംഭവങ്ങൾ നടക്കുക എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു കാര്യം കാണുന്നു കാരണം അറിയുന്നില്ല അപ്പോൾ നമുക്ക് വിഷമം പക്ഷേ അതിൻ്റെ കാരണം ശരിക്കും അറിയുന്ന സമയത്ത് ഓ അതുകൊണ്ടല്ലേ അതെ ശരിയാണ് ഒളിയമ്പ ചെയ്ത് കൊന്നപ്പോൾ അതിന് കൊടുത്ത പ്രതിശാന്തിയാണ് അടുത്ത ജന്മത്തിൽ ഇതിനെ കടം വീട്ടുമ്പോൾ എനിക്കും സമാധാനമുള്ളൂ ആ കടം വീട്ടിയതാണ് അതോടുകൂടി ഭഗവാൻ എന്തൊരു സന്തോഷമായി ഓ അത് ശരി അങ്ങനെയല്ലേ സമാധാനമായി കുട്ടിയായിട്ട് പൊതു പബ്ലിക് സ്ഥലത്ത് വെച്ചിട്ട് ഒരാൾ തല്ലുന്നു ഏയ് സ്വന്തം മകൻ ഇങ്ങനെ ചെയ്യേ എന്ത് ചെയ്യാനാണ് എന്താ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന അമ്മയോട് കള്ളു കുടിക്കാൻ പൈസ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കഴുത്തിലുള്ള മാല പൊട്ടിച്ചെടുത്ത് ഒരു ചവിട്ടം കൊടുത്തിട്ട് അവൻ കള്ളു കുടിച്ചിട്ട് വരികയാണ് അത് വരുന്ന സമയത്ത് മരുന്ന് വാങ്ങാൻ പോയ അച്ഛൻ കണ്ട സമയത്ത് സങ്കടം കൊണ്ട് ഞാൻ തല്ലിപ്പോയത് അത് ശരി എങ്കിലും ഞങ്ങൾ കൂടി കൂടിത്തരായിരുന്നു സമാധാനമായി അപ്പോൾ ഒരു കാര്യം കാണുകയും കാരണം കാണാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വിഷമം അതിൻ്റെ കാരണം അറിയുന്ന സമയത്ത് തീർന്നു പോകും ഇതാണ് സവിതർക്ക സമാധി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ശാസ്ത്രങ്ങൾ വായിക്കുന്ന സമയത്ത് പുരാണങ്ങൾ വായിക്കുന്ന സമയത്ത് കാര്യകാരണങ്ങൾ അറിയാൻ പറ്റും നമുക്ക് ഓരോന്നിൻ്റെ ഈ കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ കാരണവും പറയുന്നു അതോടുകൂടി സമാധാനം പിന്നെ അങ്ങനെ കുറേ അറിവുണ്ടാകുന്ന സമയത്ത് കുറേ ആൾക്കാരുടെ ജീവിതാനുഭവങ്ങൾ അനുഭവിച്ച് കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ബോധ്യം വരികയാണ് ഓരോ എല്ലാറ്റിനും തക്ക കാരണം പിന്നിലുണ്ടല്ലേ അതുകൊണ്ട് നമ്മൾ വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല കാരണമില്ലാത്തൊരു കാര്യമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആ അവസ്ഥ അതുകൊണ്ട് കാര്യം അന്വേഷിക്കാൻ പോ കാരണം അന്വേഷിക്കാൻ പോകില്ല എന്ത് കാര്യം കണ്ട അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കും അപ്പോൾ അയാൾക്ക് സമാധി അവസ്ഥ അപ്പോൾ തന്നെ വന്നു അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്കാണ് നിർവിതർക്ക സമാധി എന്ന് പറയുക അന്വേഷിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ സമാധാനം അതിനൊക്കെ കാരണം ഉണ്ടാകും ഏ ഒരാളിങ്ങനെ നദിയുടെ മേൽക്കൂടെ നടക്കുന്നു ആ ഉണ്ട് സാരമുണ്ടാവും അതിനൊരു കാരണമുണ്ട് ആ കാരണത്തിൽ കൂടെ അയാൾ കടന്നു പോയപ്പോൾ ആൾക്കാർ കഴിവ് കിട്ടി ഇത്രയുള്ളൂ ഉള്ളൂ എന്ന് പറയും അങ്ങനെ നിർവിതർക്ക സമാധി ഈ സമാധിയും കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ വിചാരങ്ങൾ വരും പോവും വരും പോവും വരും വിചാരങ്ങൾ വന്നോട്ടെ പോയിക്കോട്ടെ സാരില്ല എന്ന് വെക്കാനുള്ളൊരു കഴിവുണ്ടാവും വിചാരങ്ങൾ ഇങ്ങനെ വരും കാരണം എത്ര കാലമായി ഇപ്പോൾ ഏട്ടനെ കൊല്ലണം എന്നാൽ സ്വത്ത് മുഴുവൻ കിട്ടുമല്ലോ ഈ തന്തയെ അങ്ങ് കൊന്നുണ്ടായിരുന്നെങ്കിൽ ആ കിണറ്റിലേക്ക് ഉന്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉപദ്രവം തീരുമായിരുന്നു ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ആ വിചാരം ഓരോ സമയത്ത് വരും പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പോയാൽ കുഴപ്പമാണ് അതുകൊണ്ട് അത് മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എന്ത് വിചാരങ്ങൾ വന്നാലും സാരമില്ല അപ്പോൾ ഇവിടെ ഒരു പാമ്പ് വന്നു പാമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിൽ പ്രതികരിക്കാം അയ്യോ പാമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചാടി അതിൻ്റെ മേലെ ചവിട്ടി മൂന്നാല് പേരെ കൊത്തി അവരൊക്കെ ആസ്പത്രി കൊണ്ടുപോയി ചിലവർ മരിച്ചു ഇങ്ങനെയൊക്കെ കാണും നേരെ മറിച്ച് ഒരു പാമ്പ് വരുന്നത് സാരല്ല അത് അതിൽ വന്നിട്ട് അതിന് വല്ലതും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ച് വന്നതായിരിക്കുക അങ്ങനെ ഓരോരുത്തരെ കാലൊക്കെ ഒന്ന് വന്ന് അടുത്ത് വെച്ച് നോക്കി അത് എലിയൊന്നും അല്ല എന്ന് മനസ്സിലായി അങ്ങനെയൊക്കെ ഒന്ന് അക്കി നോക്കിയിട്ട് അങ്ങ് പോവും അതിൻ്റെ അതിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ അതങ്ങ് പോകും നമ്മളും ഉണ്ടായിരുന്നാൽ മതി ഒരു കുഴപ്പമില്ല ഇതുപോലെ ഒരു തോട്ട് നമ്മൾ ഉള്ളിൽ വരുമ്പോഴേക്കും നമ്മൾ ചാടിക്കടിച്ച് അതിന് റിയാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ് നേരെ മറിച്ച് തോട്ട് വന്നു അത് കുറച്ച് സമയമേ ഉള്ളൂ ആഗമം അപായനം അനിത്യം അത് വന്നതാണ് അത് പോവുകയും ചെയ്യും കുറച്ച് സമയമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ സാരില്ല അത്രയും ക്ഷമിച്ചാൽ മതി അപ്പോൾ ഒരു തോട്ട് വന്നു നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ നമ്മളും ഉണ്ടായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞു ആ തോട്ട് എവിടെ പോയി അപ്പോൾ കാണാനില്ല അത് പോയി ഒരു തോട്ടിനും അധികം ലൈഫ് സ്പാൻ ഇല്ല നമ്മളുള്ളിൽ കുറച്ച് സമയം നിൽക്കാനുള്ള സമയം മാത്രമേ അത് കഴിഞ്ഞാൽ അതങ്ങ് പോകും അതുകൊണ്ട് ഒരു തോട്ട് വരുന്ന സമയത്ത് സാരില്ല എന്ന് വെക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതിനെയാണ് സവിചാര സമാധി വിചാരം ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നർത്ഥം അതാണ് സവിചാര സമാധി ഈ അവസ്ഥ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തകൾ വരുന്നേ ഇല്ല ചിന്തകൾ വരുന്നു അതിന് നമ്മൾ യാതൊരു പിന്നെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നില്ല എന്നർത്ഥം ഉദാഹരണമായിട്ട് ഞായറാഴ്ചയാണ് അയ്യപ്പൻ പിന്നെ ശ്രീധരനായർ പറഞ്ഞു ഞാനൊന്ന് കുറച്ച് നേരം ധ്യാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ മാധവി അമ്മ വിചാരിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ ആഹാരം ഉണ്ടാക്കാമെന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഫോണ് വരുന്നു ഫോണിന് വിളിച്ചപ്പോൾ എന്താണ് നിങ്ങൾ ശ്രീധരൻ നായരുടെ ഭാര്യ മാധവിയമ്മയല്ലേ അതെ ആ എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒപ്പിട്ടുവാണെങ്കിൽ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടേക്കോളൂ ആരെയെന്ന് വെച്ചു ഭർത്താവിനെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ധ്യാനിക്കുന്ന മുറി കാണാനില്ല ഓടി ഓടി അവിടെ ചെന്ന് എന്ത് പറ്റിയെന്ന് വെച്ചു അവൾക്ക് പിന്നെ പറയാം നീ ഇപ്പോൾ തൽക്കാലം ഒപ്പിട്ട് തന്നെ അപ്പോൾ ഒപ്പിട്ട് കൊണ്ടുവന്നു എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ധ്യാനിക്കാൻ ഇരുന്ന സമയത്ത് അയ്യപ്പനെ ഓർമ്മ വന്നു അയ്യപ്പൻ അഞ്ഞൂറ് റുപ്യ കടം വാങ്ങിയിട്ട് തരാൻ പറഞ്ഞ മൂന്നാമത്തെ അവധിയാണ് തലേസൻ രാത്രി അത് മറന്നിരുന്നു അവനെ ഇന്നിപ്പോൾ ഞായറാഴ്ച ആണല്ലോ ഇന്ന് ഏതായാലും വെറുതെ വിടാൻ വയ്യ ഇന്ന് അത് എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒറ്റപ്പോക്ക് പോയിട്ട് അവിടെ ചെന്ന് അയ്യപ്പനെ വിളിച്ചു മക്കൾ ഉത്തരം പറഞ്ഞു നിന്നെയല്ല വേണ്ടത് നിൻ്റെ തന്തയാണ് വേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ തന്തയെ വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉണ്ടായി എല്ലാം കൂടി ഉണ്ടായി പോലീസ് സ്റ്റേഷനിലായി ഇങ്ങനെ ഉണ്ടായത് ധ്യാനിക്കാൻ ഇരുന്നപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞ ചിന്ത അങ്ങനെ വന്നിട്ട് ആ ചിന്ത ഇയാളെയും കൊണ്ടുപോയത് അപ്പം അങ്ങനെ ഈ ചിന്തകൾ വന്നോട്ടെ പൊക്കോട്ടെ അതുമായിട്ട് പിന്നാലെ ഓടണ്ട അതിന് വലിയ സ്വീകരണം കൊടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്ന കുറേ കഴിയുമ്പോൾ ചിന്തകൾ അടക്കി വരാ വരൽ നിർത്തും അപ്പം നമ്മൾ വീട്ടിൽ ഒരാൾ വന്ന് കുറേ വെറുതെ സോളിയും കൊണ്ടിരിക്കുകയാണ് അയാൾ വരുമ്പോൾ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യുന്നില്ല അയാൾക്ക് ചായയും കൊടുക്കുന്നില്ല വെള്ളവും കൊടുക്കുന്നില്ല എങ്കിൽ കുറേ കഴിയുമ്പോൾ അയാൾ ഏ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ വരവ് നിർത്തും ഇതുപോലെ തോട്ട് വ്യവസ്ഥ ഈ നിർവിരാജ സമാധി ഇടയ്ക്കിടയ്ക്ക് കിട്ടി കിട്ടി കിട്ടി പിന്നെ കുറേ അധികം ദീർഘിച്ച് ഒരു മിനിറ്റൊക്കെ കിട്ടും രണ്ട് മിനിറ്റ് കിട്ടും ചിലപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ കിട്ടിയെന്ന് വരാം ഇങ്ങനെയൊക്കെ കിട്ടി കുറേ കഴിയുമ്പോൾ അതിനങ്ങ് നിഷ്ഠ വരും അതിനാണ് നിർവിചാര വിശാരദനാവുക എന്ന് പറയും നിർവിചാര വിശാരദനായി കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മൂന്ന് മാറ്റങ്ങൾ കാണും എന്താ ഒന്ന് ചിന്തിച്ചാൽ എന്തും വെളിവായി കിട്ടുക ജ്ഞാനോദയം ഉണ്ടാവുക എന്നർത്ഥം വെറുതെ ജ്ഞാനം അങ്ങനെ ഉദയം ചെയ്യുക രണ്ടാമത്തെ എന്താണ് അകാരണമായി ആനന്ദം ഇങ്ങനെ പ്രവഹിക്കുക ഉറവെടുക്കുക ആനന്ദം എത്ര ഒറ്റയ്ക്ക് ഇരുന്നാലും ഒരു മടുപ്പുമില്ല യാതൊരു തരത്തിലും മടുപ്പില്ല അങ്ങനെ സുഖമായിട്ട് എപ്പോഴും പ്രസന്ന ഇരിക്കാൻ പറ്റുക ആനന്ദം കിനിയാന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ എന്താണ് സ്വാതന്ത്ര്യം ആവുക ഒരു പാമ്പ് നേരെ ഇങ്ങോട്ട് വരുന്ന അയ്യ വലനേരെ ഒരു പാമ്പ് വരണം അത് വന്നോട്ടെ അയ്യ നിങ്ങൾ നേരെ വരുന്നു വന്നോട്ടെ കടിച്ചാലോ കടിച്ചോട്ടെ ചത്താലോ ചത്തോട്ടെ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നിർവിചാര ഇങ്ങനെ ഈ ഭയം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നർത്ഥം അപ്പോൾ ആനന്ദം കിനിയ ജ്ഞാനോദയം ചെയ്യുക പിന്നെ നിർഭയത ഈ മൂന്നും ഇങ്ങനെ വരാൻ തുടങ്ങി എപ്പോൾ വിചാരങ്ങൾ കെട്ടടങ്ങുന്ന സമയത്ത് നിർവിചാര വിചാരതീയത അധ്യാത്മപ്രസാദം ഈ മൂന്നെണ്ണത്തിന് അധ്യാത്മപ്രസാദം എന്നാണ് പതഞ്ജലി പറയുന്നത് ഈ അധ്യാത്മപ്രസാദം കൂടി നമ്മളെ ബുദ്ധിക്ക് ട്രാൻസ്ഫർമേഷൻ തുടങ്ങും എന്നിട്ട് ആ ബുദ്ധി എന്തായി മാറും ആപേക്ഷിക സത്യത്തിൽ നിന്ന് പാരമാർത്ഥിക സത്യത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും പാരമാർത്ഥിക സത്യത്തിനാണ് ഋതം എന്ന് പറയുക ഋതം ഋതം ഭരാബുദ്ധി സാധാരണ മൂന്ന് ബുദ്ധികളാണ് നമുക്കുള്ളത് ഒന്ന് യുക്തബുദ്ധി യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ യുക്തി യുക്തം ചിന്തിച്ചുണ്ടാക്കുന്നതായുള്ള അറിവാണ് ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാക്കുന്ന അറിവാണ് ഇത് രണ്ടും നമ്മളെ രക്ഷിക്കില്ല ആരാനെയും രക്ഷിക്കില്ല പക്ഷേ ഇതറിയാത്ത ആളുടെ മുമ്പിൽ ഇതൊക്കെ പ്രസംഗിച്ച് അവരെ ഭ്രമിപ്പിച്ചിട്ട് നമുക്ക് പൈസയും പേരും ഒക്കെ സമ്പാദിക്കാൻ കൊള്ളാമെന്നല്ലാതെ ഒരാൾ ഒരു തലവേദനയായിട്ട് വന്നിട്ട് അയ്യോ സ്വാമി എന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വില മരുന്നും വാങ്ങി കഴിച്ചോ എന്ന് പറയാനേ പറ്റുള്ളൂ നേരെ മറിച്ച് ഹൃദംഭര ബുദ്ധി തെളിഞ്ഞു എന്ന് വയ്ക്കാം ഹൃദം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യസ്വരൂപമായിട്ടുള്ള ബുദ്ധി എന്നർത്ഥമാണ് അതായത് അബ്സല്യൂട്ട് ട്രൂത്ത് എന്നർത്ഥം മറ്റത് റിലേറ്റീവ് ട്രൂത്താണ് ഇപ്പോൾ കൃഷ്ണൻ നായർ നീണ്ട ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളെക്കാളും ഐറ്റ് കുറവാണ് എനിക്കുന്നത് വേറൊരാൾ പറഞ്ഞു അയാൾ ഒരു കുറിയ മനുഷ്യനാന്ന് പറഞ്ഞാൽ അയാൾക്കാളും ഐറ്റ് ഉണ്ട് എന്ന് എന്നർത്ഥം രണ്ടുപേരും പറഞ്ഞാൽ അവരവരെ സംബന്ധിച്ച് ശരിയാണ് related to one it is truth അതുകൊണ്ട് റിലേറ്റീവ് ട്രൂത്ത് എന്നാണ് പറയാം നേരെ മറിച്ച് മറ്റത് അബ്സല്യൂട്ട് ട്രൂത്ത് എന്നാണ് പറയാം ഇയാൾക്ക് കണ്ണൻ നായർക്ക് ആറടി പൊക്കണ്ടെന്ന് ഞാൻ എഴുതി വെച്ചു എട്ടടി പൊക്കമുള്ള ഒരാളും എഴുതി വെച്ചു കണ്ണൻ നായർക്ക് ആറടി പൊക്കണ്ടെന്ന് ഇപ്പോൾ രണ്ടുപേരെയും ഗുരുക്കം ശിഷ്യന്മാർ ഭാവിയിൽ ഇവരെല്ലാം മരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ ഗുരു എന്താ പറഞ്ഞത് ഞങ്ങളെ ഗുരു പറഞ്ഞു നീണ്ട മനുഷ്യനാണ് എന്നാൽ തെറ്റാണ് ഞങ്ങളെ ഗുരു കുറിയ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഗുരു പറഞ്ഞതിനെ മറ്റൊന്നാക്കി പറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അപ്പോൾ ഗുരു പറയും ഞങ്ങളെ ഗുരു പറഞ്ഞതാണ് ശരി നിങ്ങളെ ഗുരു പറഞ്ഞാൽ തെറ്റ് എന്ന് പറയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അപ്പോൾ റിലേറ്റീവ് ട്രൂത്തിൻ്റെ ഭാഷ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പക്ഷാന്തരം വരും അടിപിടി ഉണ്ടാവും നേരെ മറിച്ച് ആറടി പൊക്കണ്ടായിരുന്നു നിങ്ങളെ ഗുരു എന്താ പറഞ്ഞു ആറടി പൊക്ക അങ്ങനെ പറഞ്ഞില്ലേ ഓ ഞങ്ങളെ ഗുരു അതാ പറഞ്ഞു അപ്പോൾ രണ്ടുപേരും ഐക്യമായി അപ്പോൾ ഇതുപോലെ പാരമാർത്ഥിക സത്യത്തിൻ്റെ ഭാഷ എപ്പോഴാ ഉള്ളിൽ നിന്ന് വരിക ബുദ്ധിക്ക് ശ്രുതബുദ്ധിയിൽ നിന്നും യുക്ത ബുദ്ധിയിൽ നിന്നും പരിവർത്തനം വന്ന് ഹൃദംബരാബുദ്ധി തെളിഞ്ഞാൽ ഹൃദംബരാബുദ്ധി തെളിയണമെങ്കിൽ എന്ത് വേണം ഈ അധ്യാത്മപ്രസാദം ഉണ്ടാവണം ഉള്ളിൽ നിന്ന് ജ്ഞാനം കിനിയ ആനന്ദം കിനിയ ഭയമില്ലാതെയാവുക അതുണ്ടാവണമെങ്കിൽ എന്താണ് വിചാരങ്ങൾ കെട്ടടങ്ങുന്നതായിട്ടുള്ള അവസ്ഥ അനുഭവപ്പെടണം നിർവിചാര വിചാരതീയത അധ്യാത്മപ്രസാദ ഋതംഭരാത് അത്ര പ്രജ്ഞ ഇതാണ് ബൗണ്ടറി എന്ന് പറയുന്നത് അപ്പോൾ ഈ വിചാരങ്ങൾ കെട്ടടങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരനിഷ്ഠായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള മൂന്ന് ഭാവമാറ്റങ്ങളും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതായ ഹൃദംബരാബുദ്ധി ഹൃദംബരാബുദ്ധി വന്നു കഴിഞ്ഞാൽ കാലദേശാതീതമായുള്ള പ്രജ്ഞ അദ്ദേഹത്തിൽ തെളിയും പഞ്ചഭൂതങ്ങളുടെ മേലെ അധീശക്തിയക്തി അയാൾക്കുണ്ടാവും ദൗ ഷൽട്ട് നോട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല ആ വെള്ളത്തിൻ്റെ മേലെ മോൻ അവിടെ പോയി ആ സാധനം കൊണ്ടേ കൊടുത്തുനിന്ന് വരുമെന്ന് പറഞ്ഞു ഗുരു നദി കരകഞ്ഞൊഴുകാനുള്ള തോണിയൊന്നുമില്ല എന്താ ചെയ്യുക നീ ഞാൻ പറഞ്ഞില്ല അങ്ങ് നടന്നോ അതിൻ്റെ മേൽക്കൂടെ നടന്നു ധൈര്യസമയം കാല് വെച്ച അയാൾ പോവില്ല ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൻ അധ്യാത്മ പ്രസാദം ഉണ്ടായിട്ടില്ല റംബരാവധി ഉണ്ടായിട്ടില്ല ശിഷ്യനാണ് ഗുരുവിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഗുരു പറയാം നീ അങ്ങ് പൊക്കോ സാരല്ല എന്ന് പറഞ്ഞാൽ അവൻ വെള്ളത്തിൻ്റെ മേൽ കൂടെ നടന്നു പോകും ഇപ്പം കച്ച് പ്രദേശത്തിൽ ചളിയാണ് അതിൽ നീ പോയി വാ എന്ന് പറഞ്ഞാൽ പോയാൽ പോകാൻ പറ്റും ചവിട്ടി അങ്ങനെ പോവാം എന്താ താണ്ട് പോവില്ല ആണ്ട് പോവില്ല ജല പങ്ക കണ്ടകാദിഷു ഉൽക്രാന്തിജ സിദ്ധയ പതഞ്ജലി പറയാം ജലത്തിൻ്റെ മേലെ മുള്ളിൻ്റെ മേലെ ചളിയുടെ മേലെയൊക്കെ അവർക്ക് നടക്കാം മുള്ള് കുത്തില്ല ചളിയിലാണ്ട് പോയില്ല വെള്ളത്തിലാണ്ട് പോയില്ല ആര് ഈ ഗുരുക്കന്മാർക്ക് അതൊന്നും സംഭവിക്കില്ല മാത്രമല്ല ഗുരു ഒരാളോട് പറയാണ് നീ അങ്ങനെ പോയി വന്നു പറഞ്ഞാൽ അതിനും ഇപ്പോൾ മീൻ കച്ചവടക്കാരനായിട്ടുള്ള ഒരാൾ വരികയാണ് എടാ അമ്മതെ നീ ഒരു കാര്യം ചെയ്യോ നീ ആൾക്കാർ ചെന്നാൽ ഈ സാധനം കൊടുത്തു വരുമോ ഹേമാനെ എങ്ങനെ ഇതിൽ പോവുക വെള്ളത്തിന് നീ ഒന്ന് പോയി നോക്ക് ഞാനല്ലേ പറഞ്ഞത് നമ്മൾ നോക്കട്ടെ വെള്ളത്തിൽ കാല് വെച്ച് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല വല്ല മരപ്പലകേൻ്റെ മേലെ കാല് വെച്ച് പോയി തിരിച്ചു വരുന്നു അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ മഹാത്മാക്കൾ വേറൊരാൾക്കോട് പറഞ്ഞാൽ മതി അവർക്കും സ്പോൺസർ ചെയ്യാന്ന് പറയില്ലേ അപ്പം എൻ്റെ നായ ഭയങ്കര ഫ്യൂറിയസ് കടിക്കുന്ന നായയാണ് hi Tommy it's my friend പറഞ്ഞാൽ അവൻ നമ്മളോടും വാലാട്ടും അല്ലെങ്കിലോ നമ്മളെ കടിച്ച് കൊടയും ചെയ്യും അപ്പോൾ ഈ ഓണറുടെ സ്വന്തക്കാരനാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അപ്പം ആകാശത്തോടെ അങ്ങനെ പറഞ്ഞു പോകുന്നു അയാളെന്താ പറഞ്ഞു പോകുന്നു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എന്താ അയാളെ മേലെ ഇല്ല അത് ഗുരു പറഞ്ഞിട്ടുണ്ട് അത് നമ്മളാളാട്ടോ ആളാട്ടോ അപ്പോൾ ഗ്രാവിറ്റി പറഞ്ഞു അത് നമ്മളാളാന്ന് ആളാന്ന് പറഞ്ഞു നമ്മളെ ഗുരുവിൻ്റെ ആളാ പോലും അപ്പോൾ അയാൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിലങ്ങനെ വരുന്ന സമയത്ത് പോകാൻ പാടില്ല എന്ന് പറയാം ഏതേ ഏതേ അത് നമ്മളാളാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കിട്ടും ഇതുപോലെ ഗ്രാവിറ്റി ഗ്രാവിറ്റിയോട് ഗുരു പറയാണ് അത് നമ്മളാളാണ് അപ്പോൾ ഗ്രാവിറ്റിക്ക് മനസ്സിലായി ഋഗ്വേദത്തിലെ ഒന്നാമത്തെ മന്ത്രം എന്താണ് അഗ്നിയും ഈടേ പുരോഹിതം അത്യുന്നതമായ ആത്മ അവസ്ഥയിലേക്ക് നയിക്കുന്നതായ അഗ്നിയെ ഞാൻ നമിക്കുന്നു ഈ ഇത് ഉപസ്ഥിതി വരുത്തി കഴിഞ്ഞാൽ പിന്നെ ആ അഗ്നി അയാളെ പൊള്ളിക്കില്ല എനിക്ക് അഗ്നി പൊള്ളില്ലെങ്കിൽ ഞാൻ പറയാണ് ആ ഇയാൾ ആ പിന്നെ കർപ്പൂരത്തോട്ട് എടുത്ത് അവിടെ കൊണ്ടേ കൊടുക്കും അയ്യോ അത് തീക്കട്ട പോലെ ഇരിക്കുന്ന അത് സാരല്ല നീ എടുത്തു നോക്ക് തൊട്ട് നോക്കി പൊള്ളുന്നില്ല അവിടെ കൊണ്ടേ കൊടുക്കും അയാൾക്ക് ഇത് എന്താണെന്നും കൂടെ അറിയില്ല പക്ഷേ ഈ ഈ അനുഭവമുള്ള ഒരാൾ ഹൃതബദ്ധ ഹൃദം പരാബുദ്ധി തെളിഞ്ഞ ഒരാൾ വേറൊരാളോട് പറയാൻ വെച്ചാൽ അയാൾക്കും അത് നമ്മളെ ഇയാളുടെ സ്വന്തക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആൾക്കും പോകാൻ പറ്റുന്ന അർത്ഥം അപ്പം ഇങ്ങനെ മാനസിക ഇതൊക്കെ വെറും പറയലല്ലേ എന്ന് പറയും ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ചില കുട്ടികൾ കോളേജിലൊക്കെ ആകുമ്പോൾ സാർ ഇതെല്ലാം വെറും ഉട്ടോപ്പിയൻ ഐഡിയാസ് അല്ലേ എന്ന് പറയും അപ്പോൾ എന്താ വെച്ചാൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് പോയി അന്വേഷിച്ച് കണ്ട് ബോധ്യപ്പെടുന്ന സംഗതിയാണ് ട്രിവാൻഡ്രം മാധവമുള്ള സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തീ പൊള്ളില്ല ഞാൻ എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പോകുന്നതാണ് കർപ്പൂരത്തട്ട് എടുത്തിട്ട് ഇങ്ങനെ അതിൽ നിറയെ കർപ്പൂരം ഇട്ടിട്ട് കത്തിക്കും പകുതി ആകുമ്പോഴേക്ക് തട്ട് മുഴുവനും കനൽക്കട്ടയായി മാറിയിട്ടുണ്ടാവും അയാൾ അതും പിടിച്ചുകൊണ്ട് എത്രയേ സമയം നിൽക്കുക അയാൾ സമാധിയാവുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ വാത്സല്യ ശിഷ്യനായിട്ടുള്ള ഗോപാലസ്വാമിയെ വിളിച്ചു ഗോപാല ഇവിടെ വരുമെന്ന് പറഞ്ഞു ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞു അയാൾ വാങ്ങിയ ആൾക്കും പൊള്ളില്ല അയാൾ ഇപ്പോഴും ഉണ്ട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ താമസിക്കുകയാണ് വാൽസ്വാമി അദ്ദേഹത്തിന് ഈ പൊള്ളില്ല ഈ ഗുരുജി പറഞ്ഞതാണ് പൊള്ളില്ല എന്ന് പറഞ്ഞു അതോടുകൂടി ഇങ്ങനെയായി അതുപോലെ നമ്മളെ ശ്രീധരസ്വാമി ഉണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ഇപ്രാവശ്യം ഹിമാലയത്തിൽ പോകുമ്പോൾ ഒരു മാസം അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി അതേ ഹിമാലയത്തിൽ ഋഷികേശിൽ നിന്ന് മേലോട്ട് എട്ട് കിലോമീറ്റർ മേലെ ഒരു ഗുഹയിൽ ഒരു മഹാസ്വാമി ഇരിക്കേണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു പതിനെട്ട് പതിമൂന്ന് കൊല്ലം വെറുതെ അവിടെ താമസിച്ചു ഗുരു ഒന്നും പഠിപ്പിക്കില്ല ഒരു വസ്തുവില്ല ഒന്നും പറഞ്ഞു കൊടുക്കില്ല അവിടെ അങ്ങനെ ഇരിക്കുക തന്നെ ആ ഏകാന്തതയിൽ ഗുരു അവിടെ ഇരിക്കുന്നു ഇയാൾ അവിടെ ഇരിക്കും നേരത്തിന് താഴെ ആശ്രമങ്ങളിൽ നിന്ന് ആഹാരം ഇങ്ങനെ എത്തിച്ചു കൊടുക്കും അവിടെ ആര് തപസ് ചെയ്യാനിരുന്നാലും ആശ്രമങ്ങളിൽ നിന്ന് ആഹാരം അവിടെ എത്തിച്ചേരും അപ്പോൾ നമ്മളവിടെ പോയി ഒരു ഗുഹയിൽ അവിടെ ഇരിക്കുക വെച്ചാൽ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഇഷ്ടം പോലെ ആഹാരം അവിടെ എത്തിച്ചേരും മാത്രമല്ല കമ്പിളി അത് ഇത് പിന്നെ മങ്കി ക്യാപ്പ് എന്തൊക്കെ വേണ്ടിച്ചാൽ അതും കൊണ്ടുത്തരും അതൊക്കെ തരാനുള്ള സംവിധാനം അവിടെയൊക്കെ ഉണ്ട് ആരെങ്കിലും അവിടെ ഇരുന്ന് കിട്ടിയാൽ മതി എന്നാണ് അവരാൾക്ക് അപ്പം അതിൻ്റെ അടുത്ത് ഇയാൾ ഇരുന്നു പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് സമാധിയാവുക ഗുരു സമാധിയാകുമ്പോഴാണ് ആ സമയത്ത് ഇയാൾ കരഞ്ഞുകൊണ്ട് കരയാൻ പുറപ്പെട്ട് പറഞ്ഞു ആ അമാരേലി അവർ കോൻ ഹേ എനിക്ക് ഇനി ആരാളുള്ളതെന്ന് അപ്പോൾ ഗുരു പറഞ്ഞല്ലോ ജോ കുച്ച് ഹമാരേലിയെ ഹേ വോ ആപ്കോ ബി ഹോക എനിക്ക് എന്തൊക്കെ ഉണ്ടോ ഒക്കെ നിനക്കുണ്ടാകൂടാ അത്രയേ ഉള്ളൂ അതിൻ്റെ ശേഷം ഇപ്പോൾ ഇയാൾ കയ്യിൽ എന്ത് വിചാരിച്ചാലും കയ്യിൽ വരും ഒരു തളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ഹീപ്പായിട്ട് ഭസ്മം വരും അദ്ദേഹം ബൾബ് എവിടെ വെച്ചാലും കത്തും ആയിരം ആയിരം വോൾട്ടേജിൻ്റെ ബൾബ് ഉടച്ചാലും ഭയങ്കര സ്പീഡിൽ കത്തും കത്തിക്കൊണ്ടിരിക്കും മാത്രമല്ല അതായത് ഗണപതി ഹോമത്തിനൊക്കെ വിളിക്കും ആൾക്കാർ ഗണപതി ഹോമത്തിന് സാധനമൊക്കെ വെച്ചതിന് ശേഷം കൈ ഇങ്ങനെ ചൂണ്ടിയാൽ ആ ആളി കത്തും ഞങ്ങളെ നാട്ടിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചിരുന്നു പത്ത് ദിവസത്തെ പ്രഭാഷണത്തിന് അപ്പം അന്നൊരു ഹോമകുണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ അഗ്നി കത്തിക്കാൻ വേണ്ട മക്കളെ തീപ്പെട്ടി ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അയാൾ കൈ ചൂണ്ടി കത്തി എല്ലാവരും നിഷ്ടിപ്പോയി കാരണം ഇതുവരെ ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത കാര്യങ്ങൾ അങ്ങനെയായിരുന്നു അവിടെ പയ്യയുടെ ഒരു സംഭവം ഉണ്ടായതും കൂടി ഇപ്പോൾ ഈ കൂട്ടത്തിൽ അങ്ങ് പറയാനേ ശരിയാവുള്ളൂ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ഒരു സ്ത്രീ വന്നു സ്ത്രീ വന്നിട്ട് പാർവതീപുരാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം നാഗർകോവിലിൻ്റെ എട്ട് കിലോമീറ്റർ പുറം ഒരു സ്ത്രീ വന്ന അവിടെ ഒരു നെല്ലിമരുണ്ട് അതിൻ്റെ ചോട്ടിൽ അവിടെ ഇരുന്നു ഒരു തന്നെ ഉണ്ട് അതിൻ്റെ മേലെയിരുന്നു ഇരുന്നു അപ്പോൾ അവിടെയുള്ളൊരു ചിന്മയി എന്ന് പറഞ്ഞിട്ടൊരു യോഗിനിയുണ്ട് അവർ ഓടിച്ചെന്നു ആരാ എൻ്റെ പേര് സരസ്വതി എന്നാണ് മൂകാംബി എന്ന് വരെയാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് അവിടുന്ന് പുറപ്പെട്ടു ഇപ്പോൾ കന്യാകുമാരി നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു എന്തേ വന്ന കാര്യം എന്ന് വെച്ചു ഒന്നുമില്ല സ്വാമി ഓരോ പുസ്തകങ്ങൾ എഴുതുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട് ഇപ്രാവശ്യം റിലീസ് ചെയ്ത പുസ്തകം എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ വേണം അതിന് വേണ്ടി വന്നതെന്ന് ഇവിടെ വന്ന് അപ്പോൾ തന്നെ അവർ പ്രതിഷ്ഠ അതിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ മേലെ വെച്ചിട്ട് പൂജ അർച്ചനൊക്കെ തുടങ്ങി അങ്ങനെ കഴിഞ്ഞ് ഏകദേശം ശ്രീകോവിലിൻ്റെ പണിയൊക്കെ തീർന്നു പ്രതിഷ്ഠ വയ്ക്കുന്നതിൻ്റെ മുമ്പേ ഒരു ദക്ഷിണ കൊടുക്കണം അവർക്ക് ഇത് തന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്നാല് പേര് കാറിലുമായിട്ട് പോയി പന്മന ചെന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് അരമണിക്കൂർ നടന്ന് അവിടെ എത്തുമ്പോൾ മുട്ടക്കുന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഒന്നും കാണാനില്ല അതിൻ്റെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ നടന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ലൊന്നും ഇല്ലല്ലോ അങ്ങനെയൊന്നും കേട്ടിട്ടേ ഇല്ല അപ്പോൾ അവർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡ എൻ്റെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് അവിടുത്തെ അഡ്രസ്സുകളൊക്കെ മുഴുവൻ നോക്കി അങ്ങനെ ഒരു ഇല്ലത്തിൻ്റെ അഡ്രസ്സ് അവിടെ ഇല്ല പിന്നെ അദ്ദേഹത്തിന് അടുത്തുള്ള രണ്ട് മൂന്ന് ഗ്രാമങ്ങളിലും കൂടി നോക്കി അവിടെ ഇല്ല അവസാനം തിരുനെല്ലി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് ഇരുപത്തഞ്ച് പേര് മൂന്നാലഞ്ച് കാറും എടുത്തിട്ട് തിരുനെല്ലി പോയി അവിടെ സർവ്വ സ്ഥലത്തും ഇല്ലങ്ങളായ ഇല്ലങ്ങൾ മുഴുവൻ പോയി നോക്കി അവിടെ ഒന്നും യാതൊരു അഡ്രസ്സും ഇല്ല അങ്ങനെയാണ് അങ്ങനെ പ്രദർശിക്കാൻ പോകുന്നു അതിൻ്റെ മുമ്പേ തട്ടാന വരുത്തിയിട്ട് അതിൻ്റെ ഉള്ളു അടയ്ക്കാൻ വേണ്ടി തട്ടാന ഓടി വന്നിട്ട് സ്വാമി ഇത് പഞ്ചലോഹ അല്ലല്ലോ ഇത് തനി തങ്കാണെന്ന് പറഞ്ഞു പ്യുർ ഗോൾഡ് ഉടനെ സ്വാമി ഇളക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തൂക്കാനുള്ള മെഷീനൊക്കെ കൊണ്ട് തൂക്കി നോക്കുമ്പോൾ നൂറ്റിയെട്ട് കിലോഗ്രാം തൂക്കം നൂറ്റിയെട്ട് കിലോഗ്രാം എത്ര കോടിയുടെ വസ്തു എന്ന് നമുക്കറിയാം ആണ് അതോടുകൂടി പേപ്പറിലൊക്കെ കൊടുത്തു പിന്നെ ബാങ്കുകാരെ കൊണ്ടുവന്നു അവരോട് ഇൻഷൂർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇൻഷൂർ ചെയ്യാൻ പറ്റില്ല അത്ര കോടികളുടെ സാധനമാണ് അത് സേഫ് കസ്റ്റഡിയിൽ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഷൂർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രതിഷ്ഠ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ പോലീസിനെ എല്ലാവരും ഇവരൊക്കെ അറിയിച്ചു ഏതായാലും പ്രതിഷ്ഠാകർമ്മം നടന്നു ഇന്നും അവിടെ നടന്നു രാവിലെ അഞ്ചര മുതൽ എട്ട് വരെ എട്ടര വരെ വൈകുന്നേരം രാവിലെ അഞ്ചര മുതൽ എട്ടര വരെ ഞാൻ രണ്ട് നേരം ഇതിൻ്റെ പ്രതിഷ്ഠ തുറക്കും എല്ലാവർക്കും കാണാം കുറേ ആർട്ടിസ്റ്റ് വന്ന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു ഹ്യൂമൺലി ഇമ്പോസിബിൾ ടു പിന്നെ make such a perfect sculpture എന്നാണ് സ്വർണത്തിൽ ഇത്രയും വളരെ വടിവോടുകൂടിയ ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത അത്ര ആർട്ടിസ്റ്റ് സ്കില്ല എന്ന് പറയും നമുക്ക് വലിയ കാര്യം സാധിച്ചതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് മറ്റെത്ര ശാസ്ത്രം പഠിച്ചാലും ലോകം മുഴുവനും നമ്മളെ നാടാക്കി മാറ്റിയാലും അല്ലെങ്കിൽ ലോകം മുഴുവൻ ആൾക്കാർ വേദങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ് മടുപ്പ് വരാതിരിക്കണേ നമുക്ക് നമ്മുടേതായിട്ട് ഉള്ളിലെ ആ അകവെളിച്ചത്തിൻ്റെ സാമീപ്യം കുറേശെങ്കിലും അനുഭവിക്കാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉന്മേഷമായി അപ്പോൾ ഇങ്ങനെ സ്വന്തം പ്രകാശം തിരിച്ചറിഞ്ഞ് നിർവിചാര വിചാരം ചെയ്ത് പ്രസാദ റംബരാ തത്രപ്രജ്ഞൊക്കെ കായതിൻ്റെ ശേഷം പിന്നെ ഒരു ശബ്ദം കേട്ടായിട്ട് രൂപവും ഭാവവും വരും അതാണ് സാധാരണ പക്ഷേ സവികൽപ്പ സമാധിയിലെത്തിക്കഴിഞ്ഞാൽ ശബ്ദം കേട്ടാൽ രൂപം വരും ഭാവം വരില്ല ഭാവങ്ങളൊക്കെ പോയി നിർവികൽപ്പക ശബ്ദം കേട്ട രൂപവും വരില്ല ഭാവവും വരില്ല ആ അവസ്ഥയിൽ നിന്നാണ് പിന്നെ നിർബീജ അവസ്ഥയിലേക്ക് പോവുക അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ നമ്മളെ ആ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ് അല്ലെങ്കിൽ പറയപ്പെട്ടതാണ് വേദങ്ങളൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ തന്നെ അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കാതെ വേണം ബാക്കി എല്ലാത്തിലും ഇടപെടാൻ ഇപ്പോൾ വാസ്തുശില്പമായാലും ശരി യോഗശാസ്ത്രമായാലും ശരി മന്ത്രശാസ്ത്രം എന്ത് ശാസ്ത്രം അത്യന്തികമായി എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളതിനെക്കുറിച്ച് ദൃഢമായിട്ടുള്ള ഒരു ഉറപ്പ് നമുക്ക് വരണം ഇത് ആണ് നമ്മുടെ പൂർവ്യന്മാരായി അനുഭവിച്ച ആളുകൾ വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണ്ണം തമസപരസ്ഥാനം മൈവ വിധിത്വ അതിമൃത്യമേതി നാണ്യപന്ഥായനായ വിദ്യ ശരീരം കൊണ്ടോ മനസ്സ് ശരീരത്തിൽ എന്തെല്ലാം ചെയ്താലും മനസ്സുകൊണ്ട് എന്തെല്ലാം ചെയ്താലും ബുദ്ധി കൊണ്ട് എന്തെല്ലാം ചെയ്താലും സാധിക്കില്ല എന്ന് പറയണം അപ്പോൾ ഇതിന് അതീതമായിട്ടുള്ള ആത്മസത്ത തിരിച്ചറിയുന്നത് വരെ അതിനുവേണ്ടി ശ്രമിക്കണം അല്ലാതെ വഴിക്ക് വെച്ച് മനസ്സിലോ ശരീരത്തിലോ ബുദ്ധിയിലോ വരെ കഴിവ് കിട്ടുമ്പോൾ ആ കഴിവ് കൊണ്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അതുകൊണ്ട് വ്യാപാരത്തിൽ നടന്നു കഴിഞ്ഞ അവസാനം നമ്മളുടെ ഡീജനറേഷൻ നമ്മൾ അവസാനം നശിച്ചുപോയ സോമ സാമ്രാജ്യത്തിന് പറ്റിയമാതിരി നെപ്പോളിയന് ഒക്കെ നമുക്കും സംഭവിക്കുള്ളൂ എന്നർത്ഥം കുറേ കാലം നമുക്ക് മിന്നിത്തിളങ്ങാൻ പറ്റും ആളുകളൊക്കെ ഭ്രമിപ്പിക്കാൻ പറ്റും പക്ഷേ ആത്യന്തികമായി നമ്മൾ ഒരാൾക്ക് ഈ ഒരു വെളിപാട് കഴിഞ്ഞാൽ അയാളുടെ ഇതിൽ നിന്ന് എത്രയോ പേര് രക്ഷപ്പെടാൻ പോവുകയാണ് എത്ര പേര് അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതായ ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ സങ്കല്പം നീ നന്നാവുകടാ എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ കേടുവരില്ല അയാൾക്ക് കാലക്രമേണ അതൊക്കെ നേരെ കിട്ടിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ എന്നല്ലെങ്കിൽ അയാൾക്ക് നാളെ അദ്ദേഹത്തിന് കിട്ടും അത് എന്ത് പദ്ധതിയും കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെയ്വ്സ് ആഫ്റ്റർ വെയ്വ്സ് ആയിട്ട് ലോകത്തെ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് യോഗസ്ഥ കുരുകർമാണി ഇപ്പോൾ പറയുന്ന ഗീതയിൽ കൃഷ്ണൻ പറയുന്ന മാതിരി അവ യോഗസ്ഥനായിട്ട് എന്ത് ജോലി ചെയ്താലും ഇപ്പോൾ നമ്മൾ നമ്മുടെ അത്യന്തികമായിട്ടുള്ള സത്യത്വത്തിലേക്ക് തിരിയാൻ സഹായകരമായ വിധത്തിൽ മനഃശാസ്ത്രവും മനസ്സിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രം അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ബാക്കി യോഗശാസ്ത്രമായാലും മന്ത്രശാസ്ത്രമായാലും പ്രാണായാമ യോഗ പ്രാണായാമ യോഗ ആയാലും എല്ലാ ശാസ്ത്രങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ അവസ്ഥയിലെത്തണം അവസ്ഥയിലെത്താൻ സഹായകരമായിട്ടുള്ള അവനവൻ്റെ മനസ്സും ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും പ്രകൃതി എന്താണോ ആ പ്രകൃതിക്ക് അനുസരിച്ച് ഓരോ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി അതാത് ഗുരുക്കന്മാർ ഈ ലോകത്തുണ്ടാവും അവർ നമ്മളടുത്ത് എത്തുകയും ചെയ്യും ഒരാളുടെ മാർഗ്ഗമായിരിക്കില്ല വേറൊരാൾക്ക് ഈ ഒരാളുടെ മാർഗം വെച്ച് മറ്റാളെ നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അതുകൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ ഒരിക്കലും പാടില്ല എന്നാണ് അങ്ങനെ സത്യവിരുദ്ധമായിട്ടുള്ള ഒരേ ശക്തി തന്നെയാണ് ഈ അനന്ത വൈവിധ്യങ്ങളായിട്ട് വിരാജിക്കുന്നത് പ്രതിഭാസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലേതെങ്കിലും ഒന്നിനെ ഇതിനോട് നമുക്ക് യാതൊരു വിരോധം ഉണ്ടാകാൻ പാടില്ല അദ്വഷ്ട സർവഭൂതാനാം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിന് എതിരായിട്ടുള്ള സർവത്തെയും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള വസ്തുത വിഷയത്തിൻ്റെ ഒന്നുമല്ലാത്ത ഭാഗത്ത് അതായത് പത്ത് എഴുപത്തോ എഴുപത്തിനാലോളം സിദ്ധികളെക്കുറിച്ച് പറയുന്നുണ്ട് സിദ്ധികൾ അതിന് ഉദാഹരണമായിട്ട് ഒന്ന് പറഞ്ഞാൽ മതി സാലി ഒരു വറ്റി ഒക്കെ നോക്കിയാൽ മതി ബാക്കി എല്ലാറ്റിനെയും വേവ് അറിയാമെന്നുള്ള മാതിരി ഇത്രയും പറയാണ് ഇന്ന് പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ആ നൂറ്റെട്ട് കിലോഗ്രാം തങ്കം ആര് കൊടുക്കും വെറുതെ എവിടുന്ന് കിട്ടിയത് ആ വയസ്സായിട്ടുള്ള ആൾ കൊടുത്ത ഇളനീര് അവർ കുടിച്ചിട്ടുണ്ട് പഴം തിന്നുന്നുണ്ട് പാല് കുടിച്ചിട്ടുണ്ട് ആ ആളുടെ രൂപം അവർക്കറിയാം ഈ സ്ത്രീ അവിടെ വന്നിരുന്നതും ആ കദളിപ്പഴത്തു നിന്നൊക്കെ അവർക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇതൊന്നും ഇല്ല എവിടെയാണ് അവരൊക്കെ ഇരിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ് നമ്മൾ കുറച്ച് നമ്മളെ ഈ സ്ഥൂലമണ്ഡലം കഴിഞ്ഞ് അന്തർമണ്ഡലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ യാഥാർത്ഥ്യത്തോടു കൂടിയ നിരവധി മണ്ഡലങ്ങൾ നമ്മളെ മനോമണ്ഡലത്തിൽ കാണാൻ പറ്റും നമുക്ക് നേരിട്ട് ഇതിനേക്കാളും യാഥാർത്ഥ്യം അവിടെ തിരിച്ചറിയാൻ പറ്റും പക്ഷേ നമ്മൾ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ ശരിയാവില്ല എന്നർത്ഥം അതുകൊണ്ട് കുറച്ച് കൂടി ആ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ആ മണ്ഡലങ്ങളിൽ നിന്ന് അതിൻ്റെ അപ്പുറം നിന്നിട്ട് നമ്മളെ ക്ഷണിക്കുന്നതായിട്ടുള്ള മഹാത്മാക്കളുടെ വിളി കേൾക്കാനുള്ള സന്മനസ്സുണ്ടാവട്ടെ അതിനുവേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കാനാണ് ഇത്തരം സദസ്സുകളൊക്കെ കൂടുന്നത് സാക്ഷാൽ ഗോപാലകൃഷ്ണൻ അവർ ഇതിന് മുൻകൈ എടുത്തത് എന്തോ ക്ഷയോന്മുഖമായിട്ടുള്ള ഈ സമയത്ത് ഒരു രണ്ടാമത് നമ്മളൊക്കെ ഒന്ന് ഉണർത്താൻ ഉള്ളതായ ഒരു ശബ്ദം അദ്ദേഹത്തിലൂടെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അതെങ്ങോട്ടാണെന്നുള്ളത് വ്യക്തതായ ധാരണയോടുകൂടി അദ്വേഷ്ട സർവഭൂതാന മറ്റവരാര് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരോ പിന്നെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഒക്കെ എതിര് പറയാമെന്ന് പറഞ്ഞാൽ അറിവില്ലാത്തതുകൊണ്ടാണ് അറിവുണ്ടായ അങ്ങനെ പറയില്ല അറിവില്ലാത്ത സ്ഥലത്ത് നമ്മൾ അറിവുണ്ടാക്കി കൊടുക്കുക വേണ്ടത് ഇപ്പോൾ ബൈബിള് പറഞ്ഞു കൊടുക്കണം ഖുറാൻ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും ഒന്ന് തന്നെയെന്ന് അവർക്കും ബോധ്യം നഫ്സ് മുത്തുമൈൻ എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്യന്തികമായുള്ള അവസ്ഥ ഖുറാൻ വിഭാവന ചെയ്യുന്നത് അതേ ലക്ഷണമാണ് ജോയ് ഓഫ് സാൽവേഷൻ ബൈബിളിൽ പറയുന്നത് അത് തന്നെയാണ് നിർവേൽപ്പ സമാധി അപ്പോൾ അത് വിവരിച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അവിടെ കൂട്ടിമുട്ടുന്നതായിട്ട് അവർക്ക് തന്നെ അനുഭവപ്പെടും അതോടുകൂടി അവർക്ക് എതിര് പറയാനും പിന്നെ നിന്ദിക്കാനുള്ളതായ വാസന പോകും നേരെ മറിച്ച് അതിന് നമ്മൾ വിപരീതം പറയാൻ അതേമാതിരിയുള്ള വാദം അങ്ങോട്ട് ഇതാക്കുക അവർ ആളി കത്തിക്കുക തിന്മകൾ വളരെ ചെയ്യാം അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താണ് മഹർഷീശ്വരന്മാരുടെ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ മഹർഷീശ്വരന്മാരുടെ സംസ്കാരത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന ആളെയാണ് ഹിന്ദു എന്ന് പറയും ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതീയൻ എന്ന് പറയും അത് ആർക്കും ഉൾക്കൊണ്ടാലും നമ്മൾക്കൊരു അന്യമതസ്ഥൻ അമ്പലത്തിൽ പോകണമെങ്കിൽ എന്താണ് he is a Hindu by birth or by dharma എന്ന് പറയും അപ്പോൾ ധർമ്മപ്രകാരം അവർക്കും ഇത് അംഗീകരിക്കാൻ കഴിയും അവരുടെ ശാസ്ത്രവും ഇത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് മഹർഷീശ്വരന്മാരെ മറന്നുകൊണ്ട് നമ്മൾ ഈ മതത്തെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല അവരെ മറന്ന് ചിന്തിക്കുകയാണെങ്കിൽ വീണ്ടും ഇതുവരെ സംഭവിച്ച മാതിരി വൈകല്യങ്ങളും വികലതകളുമാണ് പിന്നെയും സംഭവിക്കുക അതുകൊണ്ട് നമ്മൾ ആ മഹാത്മാക്കളെ കണ്ടുകൊണ്ട് ആ മഹാത്മാക്കളുടെ പാവനമായ സ്മരണയെ എന്നും പിന്നെ പുതുക്കിക്കൊണ്ട് വേണം എഴുന്നേക്കാനും ജീവിക്കാനും അപ്പോൾ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇതിൽ നിന്ന് ഗോപാലകൃഷ്ണൻ അവരുടെ ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് പ്രചോദനം കിട്ടുന്നുണ്ട് അതിൽ അണിനിരന്നാൽ നമുക്ക് അവസാനമെങ്കിലും ഒരു രക്ഷ ഉണ്ട് എന്ന് വിചാരിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം നന്ദി